ഇന്നവും കാലൂ യുസോമോന അവർ നോമ്പ് നോക്കാറുണ്ട് നമസ്കരിക്കാറുണ്ട് വയറുകൊടൂന മഹനമ്മിതല്ലേ രാത്രിയിൽപ്പെട്ട കുറെ കാല സമയം അവർ ഉപയോഗപ്പെടുത്തും ഉറക്കം കഴിഞ്ഞിട്ട് മഹനം എന്ന് എന്താണ് കുറെ സമയം രാത്രിയുടെ മനഹത്തിന്നവും എങ്കിലും അവരെ കാണുകയും അവരും ചെയ്യുന്നതിൽ ഹറാമി ഹറാമിൽപ്പെട്ട വല്ലതും അവർക്ക് ആരുതായി ഉള്ളിലേക്കെത്തി ദുന്യാവിൽപ്പെട്ട എന്തെങ്കിലും ആ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വസമ്പോഴേ അതിന്റെ മേൽ ഒരു താഴ് വീഴും അത് ഒഴിവാക്കൂല അതെന്തെങ്കിലും മുമ്പിൽ ഞാൻ നമുക്കുണ്ടാക്കും അതല്ല കൊണ്ട് തന്നില്ല കേട്ടോ അതിന് തന്നെ എപ്രകാരം ചാടുകയും മതം പത്തല്ല തന്നെ ആ പ്രദേശത്ത് ഈ ഒരു സിംഹത്തിന് ഒരു ഇരയെ കിട്ടിയാൽ എന്തായിരിക്കും ഇവത്തിന്റെ മുമ്പിൽ ഇവാറ്റാറാൻ പറ്റിയ ഇര കിട്ടിയാൽ ഇര കൊണ്ട് ചാടി വരുന്ന മാതിരിയായിരിക്കും ദുന്യാവിന് എന്തെങ്കിലും ആളുകൾ കിട്ടിക്കുന്നു ചാടി വരും ഞാൻ ഓർക്കണേ സാധനം ثم قال تمام قد كان طريقا قاصدا والآن هذا القائليه واردا അള്ളാഹു തന്റെ സത്യം കടുക്കാന പരീക്കൻ ഇതൊരു പരീക്കായിരുന്നു കാസിതൻ എന്ന് പറഞ്ഞാൽ അധികം കൊണ്ടുവരാനുമില്ല ഡൗണും അല്ല നിസ്വസ്ഥ വലിയ കമ്പാർട്ട്മെന്റ് ഉണ്ട് ഖുറാനിൽ വലിയ കമ്പാർട്ട്മെന്റ് ഒന്നും മഴയും കല്ലും കൊണ്ടൊക്കെ നിറഞ്ഞതാകുമ്പോ ഇതായി കുത്തന ഡൗണായി കുത്തിന് ഇറങ്ങും അത് പോയാ സമയം ഇറങ്ങാൻ നിശ്ചയ കാത്തിതായത് ഇപ്പോഴോ ആ നെൽക്കാമിലേക്ക് വാഴുന്ന ആ റോട്ടിൽ പോയി സഞ്ചരിക്കുന്ന ഒരാളെ നമുക്ക് കാണാനില്ല നല്ല മെയിൻറോഡ് ആ നല്ല മെയിൻറോട്ടിൽ പോയി നടക്കുന്ന ഒരാളെ ഞാൻ കാണുന്നില്ല കൊടുത്തു يريد أن يبديك فصمتك على طريقا قاصدا ألا قاصدا دليما مقصودا وسلوك എല്ലാവർക്കും നല്ല നിലക്ക് സഞ്ചരിക്കാൻ പറ്റിയ ദരീക്കായുള്ളൂ ആണല്ല തരിതു അലൈ വാലിതമായി സാധിക്കും ആ ഔക്കാന എന്ന് മറ്റൊരു അർത്ഥം ഔക്കാന കാസിതൻ എന്ന് പറഞ്ഞ മുത്തമസിത്തൻ മുഴക്കതിരൻ അതാണ് പറഞ്ഞത് കുന്തമില്ല കൊയ്യുമില്ല ഒന്നുമില്ല മട്ടിയുമില്ലാത്ത നല്ല മാർഗം അല്ല അലൈഫ ബി ഇപ്രാസം വലാത്ത അഫിലിത്തല്ല ഒന്നിനും ഒരിക്കലും അന്യത്വായന്റെ കടലിക്ക് പുറത്താകില്ല കടന്നു കുറിച്ചവാതിലേക്കും സംഗതി അല്ല എല്ലാവരുടെ ഹക്കാവിന്റെ കൂട്ടിക്കൊടുത്തിരുന്നു ആ രീതിയിലാണ് തൊഴിലാളെടുക്കാൻ ആവശ്യത്തിന് പണക്കോട് ബന്ധപ്പെട്ട ആവശ്യത്തിന് അതിന്റെ കണക്കുമാണ് നീങ്ങേണ്ടത് ഇപ്പൊ അതുള്ള തഫീലിലാണ് ഉമ്മ പിന്നീട് കോമികൾ വന്ന അപ്പുറത്ത് അതിർത്തി കടന്ന് മക്കളൊന്നും പറഞ്ഞു വേറെ കൂട്ടുക ഇല്ലേ ഇല്ലല്ലോ വന്നു കുളിക്കണമെന്റെ ടൈം ഹൈറുള്ള പോലെ സംഘടനകളിലെ ഹൈറേതാണ് തത്വ അധ്യനക്കുള്ളതാണല്ലോ ഉമ്മക്കാലമപ്പുറം ഇതൊരു തരീക്കത്താണ് ധരിച്ചത് അതെല്ലാം തകർന്നു പോയിരിക്കുന്നു അതിന്റെ താറുമത്തിനെ കൊണ്ട് ലുട്ടല്ലോ അതിനെ പൊട്ടി പൊളിഞ്ഞിരിക്കും നല്ലതിനാളില്ല കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഇതൊരു മരമായിരുന്നു അകത്താനാ കവിയവിത്തത് അതിന്റെ കൊമ്പും ചെല്ലകളൊക്കെ ഉണങ്ങി അതിന്റെ ഇലകളെ കൊതിർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു മാനാ അപ്പോ ഇത് ദൂരം എന്ന് പറഞ്ഞാൽ നിന്ദ്രാശായ അതിന് പറ്റിയ ആളുകളില്ലായ്മ കൊണ്ടാണ് ആ ശരീരം നന്നാക്കേണ്ട ആളുകൊണ്ട് നന്നാക്കാൻ ആളില്ലാത്തോണ്ടാ കുട്ടി കൊണ്ടുപോയത് ശബ്ദഹാബിച്ചത് മൂപ്പര് മരത്തിനോടൊപ്പിച്ചത് പക്ഷെ ജറുൻ എന്ന് പറയത്തില്ല അതുകൊണ്ട് അടിയാനന്ദ അപ്പിലും മാർദ്ദത്തും ഒരു മരണം ചേർത്താൽ മൂന്ന് കാര്യം കാണാം അപ്പിലുണ്ട് പുറത്തുണ്ട് മാർദ്ദയുണ്ട് മാർദ്ദയുടെ അപ്പിലുണ്ട് വിത്തിനിട്ടിട്ടാണല്ലോ അസുരൻ എന്ന് പറഞ്ഞാൽ ഏതാ ഭൂമിയിലേക്ക് ആണ്ട പോകുന്നത് പുറത്തുനിന്നല്ല ഭൂമിക്ക് മേലെ നേട്ടമല്ലോ ഒരു വിത്ത് ഒരു അസുര ഒരു പുറത്ത് മൂന്ന് അടങ്ങുന്ന ഒരു കാര്യമാണ് ഒരു വരച്ചിലുണ്ടാകും അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നിന്നുണ്ട് ഈ ശരീരത്തിൽ നിന്നുണ്ട് അച്ഛനുണ്ട് പണമുണ്ട് വാർത്തയുണ്ട് ആ കാരണത്താൽ ആ മറ്റുള്ളവരിക്കാൻ കാരണം അതിന് പണം കിട്ടും അവസാനിയ അതിന്റെ കൊമ്പുകളൊക്കെ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ യുവാസിയുടെ അതിന് സമ്മതത്തിയാൽ പിന്നെ പറയില്ല എന്ന് പറഞ്ഞില്ലല്ലോ കൊമ്പൻ ഉണങ്ങിപ്പോയി പറയണ്ടാവൂല എന്ന് പറഞ്ഞ വിളിച്ചില്ലല്ലോ വന്നാളുകൾക്കും ഇല്ലാതെ മാതാക്കളാണ് ആസ്തിരാമ വ്യക്തത അതുകൊണ്ടാണ് അതിന്റെ അസ്ഥിര വ്യക്തത കൊണ്ടുവരുന്നുണ്ടാവും അച്ഛന് എപ്പോഴും വെള്ളം നിരക്കാതെ പറയാൻ ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഉറങ്ങി പോയിട്ടില്ല അച്ഛന്റെ ഇഷ്ടലാക്കൊന്നും അതാ ആളവക്കം ഇഷ്ടലാഫ് ഇമാമിൻ ഇന്ത്യത്തിൽ മുരീദ് ഒന്നിക്ക് മുരീദിന്റെ ഭാഗത്ത് ഇഷ്ടലാഫുണ്ട് മുരീദ് പോയെന്തിനാണ് മോനിക്ക് ദുരിതാവും അവനെ നടത്താൻ പഠിക്കാം വിഗ്രഹം വെച്ചിട്ട് ഓനിക്ക് സാധിക്കാൻ മുറിയിലായിട്ടില്ല സാധിക്കാൻ മുറിയാണ്ട് മുറിയിൽ ചെറുക്കില്ലായ്മ ഉണ്ടാക്കി അച്ഛന് വരുവാണ് അല്ലെങ്കിൽ ആ മുൻപീതി അല്ലെങ്കിൽ ശേഖിന്റെ ഭാഗത്തുനിന്ന് അടിക്കോട് വന്നു എന്തുകൊണ്ട് അതിന് കമാല് ശേഖിന് കമാലിയത്തില്ലാതെ വന്നു മുറിയത്തിനായി മാറി മുറിയത്തിനായി മാറിയപ്പോ ആരോഹിച്ചു അടക്കാൻ പഠിക്കണ്ടേ കത്തിയെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേ എന്നൊക്കെ എന്നൊക്കെ ഉണ്ടെന്നല്ല ഒരുമിച്ച് എല്ലാം മുറിച്ചു പോയിട്ടുണ്ടോ കത്തിയുണ്ട് കാര്യത്തിലുണ്ട് അടക്കുന്ന കൈകൊണ്ട് ആക്കലെങ്ങനെ മൂച്ചായിരുന്നു ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം മുന്നേ ثم قال كانت إذا ماردا شريفا فاستبدلت ما ظالما سخيفا كانت ഈ തരീക്കത്തായിരുന്നു ഇവൻ ഒരു കാലത്ത് മവാലിത ശരീരത്തിൽ മഹത്തായ കുറെ മവാലിദുകളായിരുന്നു വെള്ളം കുടിക്കാൻ പോകുന്ന സത്യമെന്ന് പറയുന്നത് മവാലിദ് സാഹിത്യവർ വെള്ളം കുടിക്കാൻ പോകുന്ന സത്യമല്ല മവാലിദ് പറയുന്നത് അതായിരുന്നു ബദല ഇതാകെ ബദലായി മാറി മതായിമൻ സഹീഫത്തൻ പോയത്തക്കാരാണ് മധുരമായി മാറിയത് സഹീഫത്ത് അതാ ഒരു വരി കൂടെ വയ്ക്കാൻ പോകുന്നുണ്ടാ كانت طريقة صوب مشارب ومناهل شريفة من شرب منا شرب المحبة الله മഹബത്തിന്റെ ചെറുബെന്നാണ് അതിന് കുടിച്ചെങ്കിൽ അവത ഒരിക്കലും ദാഹിക്കലില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു കാലത്തിലാ ചെറിയൻ മൊയ്ത് ഇൻ ഹമ്പത്തി ചെയ്സയിൽ തക്കിറ വസഹ അവന് ശൈഹാറിന്റെ മഹബത്തിൽ കൂടിയിട്ട് ഇത് കുടിച്ചാൽ മതി ഒരു ഹമ്മും അവൻ കുടിച്ചാൽ ആ അത് തക്കിറായി എന്നുവെച്ചാൽ പനാവും വസഹ പിന്നൊരു സഹബിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദാഹില്ല അവ പണിയാൻ ഔസാഫിൽ നിർമ്മൂമ ചീത്തയായ എല്ലാ ഔസാഫിനെ തൊട്ടും അവൻ പനാവായി വരും ബാക്കിയുടെ ഔസാഫും മഹമൂദത്തിൽ മഹമൂദായ എല്ലാ ഔസാഫും കൊണ്ടും അവൻ ബാക്കിയായിരുന്നു അതഹ وتفسر تلك الطريقة وعطريقة ولما يدر بنا راهبة صحيفة قبيحة خطيئة الطائر يسلكها كل سخيف خطيئ ഇന്ന് ഏതെല്ലാം പോയത്തക്കാരുണ്ട് എന്നെ കൊണ്ടതാക്കാറുണ്ട് അവർക്കെല്ലാം കൂടെ പണിയിൽ നിന്ന് അവർ ജയിക്കൂടാന്ന് പറയും വീട്ടാൻ പണിയില്ലെങ്കിൽ അവർ ജയിക്കുമോ പോയത്തക്കാർക്കുള്ള കലവഴിമ പക്ഷെ മനുഹായുള്ള ആയങ്കത്തിൽ ഇല്ല ഞെത്തി അമൃന്ന അന്നാന്റെ കാര്യം ക്ഷമന്നുണ്ടല്ലോ അത് വരുന്നത് വരെ കയറ് മുടങ്ങുന്നില്ല അതിനോട് ഹൈറമുടങ്ങിയിട്ടൊന്നുമില്ല ഏതെങ്കിലും ഒരാറ്റെ നാം എത്ര ചെയ്യുകയോ നാം അറപ്പിക്കുകയോ ചെയ്തത് എന്താക്കും അതിന് തുല്യമായതോ അതിനാക്കണം മെച്ചമായതിനെ പകരം കൊണ്ടുവരുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഈ ആചരിക്കാത്ത ഒരു ഷെയ്ഖോ വലിയോ അപ്പാത്താണോ അത്രയ്ക്ക് തത്തുല്യമായ ഷെയ്ഖോ അതിനേക്കാൾ മെച്ചപ്പെട്ട ആളെ പകരം വരാൻ നിൽക്കൂല ഹരിമമാർ ഉണ്ടാവില്ല അപ്പം അർത്ഥം അബുൽ മുസ്ലിം മുസ്ലിമായ അങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടതായിരുന്നു ഇന്ന് തെരീക്കത്തിന്റെ അസിലവിടത്തേക്ക് സാന്നിധ്യത്തിൽ ആളുകൾ എടുക്കപ്പെട്ടതായി തീരും കാലത്ത് കാണുന്ന പരസ്യ രചിക്കുന്നവരെ സംബന്ധിച്ചാൽ മതി ഉൽത്തു كانت طريق التصوف مؤسسة على الكتاب والسنة والهامات العارفين تصوف ഒരു കാലത്ത് കിതാബ് സുന്നത്ത് അതുപോലെ ആരിഫീങ്ങൾ ഇൻഹാമാത്തിൽ നിന്ന് എടുക്കപ്പെട്ടതായിരുന്നു അതിന്റെ അസുരി طريق كل مشايخ قد قيدت بكتاب ربي والحديث تأثرا എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആരിഫ്യങ്ങൾ പനമ്പുറത്ത് ഉൾക്കോലുഹും അവരുടെ അക്കലുകൾ മുനമ്പ് കൊണ്ട് പ്രകാശിക്കപ്പെട്ടവരാണ് അതാണ് സഹീഹില്ലാത്തൽ വൻസത്തടത്തെ നിർത്താത്ത കുലോപിയും അവരുടെ കുലോപുകളാകുന്ന കണ്ണാടി ശരിക്ക് തെളിഞ്ഞിരുന്നു മാക്കാല ഹക്കൻ അതിൽ ഹക്കായ കാര്യമെല്ലാം അത് തെളിഞ്ഞു വന്നു ഹക്കമില്ല മാക്കാന ബാത്തിലാണ് ബാത്തിലായതെല്ലാം ഏഞ്ഞു മാഞ്ഞു പോയിരുന്നു പക്കാല തെളിയിക്കത്തും മദനീയത്തൻ അനത്തഹീക്കത്തെ ശരിയായ തഹീക്കിന്റെ മേൽ എടുക്കപ്പെട്ടതായിരുന്നു അവരുടെ തെളിയിക്കത്ത് തുമ്മ താറ അതാണ് ഒന്നാമത്തെ വഴി രണ്ടാമത്തെ കക്ഷല ഉച്ചുഹല്ലാനാബിമഅനിൽ ജഹിലി എന്ന് പറഞ്ഞത് തുമ്മ താറത്ത് മുഅസ്സസത്തൻ അത് ഹദസി وفي رواية على التحديث والتقليد ചില ഊഹാപോഹങ്ങൾ ഒരു പോലും പോലും എന്ന് പറയുന്നില്ലപ്പ ഊഹാപോഹങ്ങൾ ഈ കേട്ടകളുടി അതിന്റെ മേലെടുക്കപ്പെട്ടതായി ഇപ്പം മുജറബി തക്ലീഫ് തനിച്ച തക്ലീഫിന്റെ മേലിൽ ഒരാളെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടിങ്ങനെ പറഞ്ഞാക്കാൻ എന്താണ്ട് അടിസ്ഥാനപരമായ ഉരുവും ഓർമ്മ വിളിക്കുന്നതാണ് എന്ന് വ്യക്തമായി തിരിയാത്ത രീതിയിലാണ് ഈ കാലത്തായി മാറിയത് ഇതന്നെ നോക്കണം ഓർമ്മിക്കലയുടെ ഓർമ്മ ഓർമ്മിക്കലുണ്ട് അപ്പം ബിലാ ദൗക്കം വരാ ബുജിതാൻ അതിനുള്ളിലെ അവസ്ഥകളെ ദൗക്കോ ബിരുദാനോ ഒന്നുമില്ല രുചിച്ച് ആസ്വദിച്ചറിയുന്നുണ്ടല്ല ഒന്നുമില്ല കുറെ കേട്ട് കരുതുകളും ഈ തരീക്കത്തിനും തൽക്കോപ്പിനും ദാവാ ചെയ്യാന്ന് പറഞ്ഞ് കൊല്ലു ജാഹിനും എല്ലാ ജാഹിനും ചേർക്കണേ നമുക്ക് എന്താ പണി ഒന്നരീക്കത്തിനാണ് വൽഹാൻ വൽഹാൻ വൽഹാന്റെ ചന്തം വിട്ടാണ് ബിഹബ്ദിദ്ദന്യാസക്രാൻ ദുന്യാവിന്റെ ഹബ്ബ് കൊണ്ട് മാത്രം ഉദിക്കാം ബുദ്ധി ശരിയില്ലാത്ത ഏതെല്ലാം ജാഹിലുണ്ടോ അവനിക്കൊക്കെ ദയവാ ചെയ്യാൻ വെച്ച ഒരു വേദിയായി വായിക്കും അള്ളാഹുവിന്റെ ഹിദലാവിന്റെ മോത്തിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ ആണെന്നു കേട്ടോ ഇത് അല്ല وسالكوها اليوم حزب هالكون بدعة വിളിക്കപ്പെടുന്നു അല്ലതി എംസി അലീഹ അതിന്റെ മേൽ നടക്കുന്ന ആളുകൾക്ക് പഴയകാലത്ത് എന്താ പേര് പറയുന്നത് ഈ താലിക്കീകൾ എന്നാ പേര് പറയുന്നു താലിക്കീകൾ താലിക്കുന്നു എന്നാ താലിക്കുവാൻ ജൗമ ഇന്ന് തെരീക്കത്തിലേക്ക് ആരെങ്കിലും സുലൂക്കായാൽ ഹിസ്ബൻ ഹാലിക്കുന്നു ആകെ അലാക്കായ വർഷയായി മാറി ഇല്ലാതെ വന്നു എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഏത് മണ്ണെണ്ണത്തെക്കുറിച്ച് ഏത് തരങ്ങൾ ഏതിലേക്ക് പറഞ്ഞില്ലേ ദരിദ്രൻ ഹാലിക്കായി മാറി പഴയ കാലത്ത് ദരിദ്രൻ സാലിക്കായി ആ പല മുടക്കുള്ള ആളുടെ നമീറാണോ ആ ശരി സാഹിത്യം മറ്റു രണ്ടു രീതികളുണ്ടല്ലോ ആ സാധിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കും ഇസ്ലാമിന്റെ അർത്ഥം പറഞ്ഞു ഹുവല്ലതി എറൽ കൽക്ക ഹൽക്കിടെ കാണും എന്നിട്ടോ വയസ്സതിൽ ലഭിക്കും അലൽ ഹക്കിൽ ഹൽക്ക് മുഖേന ഹക്കിൽ നിന്ന് വെളിയിൽ ഒരിക്കലാണ് സാധിക്കിന്റെ പന്നിയുണ്ടാകും ബോലലുണ്ടാല് ഇഷ്ടത്തിലാലുണ്ടാലായിരിക്കുന്നതായി ഹൽക്കിനെ കണ്ടിട്ട് കൽക്ക് മുഖേനയാണ് അച്ഛന്റെ വളം കൈപിടിക്കുന്നത് ആ ആദ്യം കാഴ്ച വരെ അമ്പലം അമ്പിരുന്ന് അത്രയ്ക്ക് കിടക്കുന്ന വരെ കൽക്ക് കൽക്ക് മുഖേന കാര്യത്തിലേക്ക് കൊണ്ടുപോയി സാധിക്കിന്റെ പൊക്കമില്ല എന്നാൽ അതിന്റെ ഓപ്പസിറ്റ് അല്ലാതെ മധുരോബുൽ ഉത്സവമായും വൽ മധുരോബ് എന്ന് പറഞ്ഞ മുകളിലത് എറൽ ഹക്ക ഹക്കനെ തന്നെ ആദ്യം കൊണ്ടാടുന്നു പ്രശ്നത്തില്ലെന്ന് എറൽ ഹൽക്കിന്റെ ഈ ഹക്കിനെന്നെങ്കിൽ ഹൽക്ക് ഇമ്പോർട്ടന്റ് അല്ലോ എന്നാ പറഞ്ഞത് ഹൽക്ക് സാധ്യമാണ് വിശ്വാസമുണ്ടല്ലോ ശരി രണ്ടും കൂടെ ജന്മാക്കാരുണ്ടാവും സാലിക്കും മരുതവും രണ്ടും കൂടെ കൂടിയാലുണ്ടാവും ആകെ പാർട്ടിനാണല്ലേ ഇത് മുഖത്തവൻ സാലിക്കും മുഖത്തം മരുതവും സാലിക്കും സുമ്മ മരുതവുമുണ്ട് മരുതവും സുമ്മ സാലിക്കും അവർ ഈ രണ്ട് പാർട്ടിനും രണ്ടിനെ കൂട്ടിയ തറപ്പാണ് സാലിക്കും സുമ്മ മരുതുമ്പോൾ അമ്മ ആദ്യം സ്വരൂപ് പിന്നെ കരുതി ജനമം സുമ്മ സ്വരൂക്കാമെന്നായി തബല്ലി ചെയ്തായിരിക്കും ആളിന്റെ കുമ്പത്തിലൊക്കെ ആകുമ്പോൾ മധുദോമം മുത്തതാടക്കം വിട്ടുകൊടുക്കുന്നതാണ് വ്യാപാരിക്കും പറയുന്നത് മറ്റേതോ താഴേക്കും മുത്തതാടക്കം വിരിഞ്ഞതുള്ളൂ കണ്ടിട്ടല്ലോ ഇവരുടെ പരിപാടി എന്താ അതവസ്ഥാനിക്കൽ മധുബാകുമ്പോൾ വിരൽ കൽക്കം അയിനുൽജം ഈ പടത്തോടെ അവർ കാണും പക്ഷെ അയിനുൽജം ഉണ്ടാകാണ് സാധാരണ ജിമ്മിന്റെ അല്ല പുറത്തില്ല അയിനുൽജം ഉണ്ടാകാണ് കൊടുക്കാവുന്ന അവസരത്തിൽ അവരുടെ കസരത്തല്ലേ വന്നു അപ്പൊ ലാജബു ഹൽക്കൊൻ അൻഹത്തിൻ അപ്പൊ ഹൽക്കുണ്ടാക്കൂല ഹക്കിനെ തൊട്ട് ഇവർ ഹിജാബിടൂല ഹക്കോ ഹക്കിനെ തൊട്ട് ഹിജാബിടൂല പറഞ്ഞത് ബഹ്റൈനി എൽക്കക്കില്ലാനും രണ്ടും രണ്ടാഴ്ച തന്നെ വട്ടം പോലെ പോകും ഇതുകൊണ്ട് ഇതിന്റെ ഹക്കം മോശം വരും മോശം വരൂല ഇതിന്റെ ഹക്കം ഇതിന് മാറ്റം വരും ഞാൻ ഒരേ ലെവലങ്ങ് നല്ല നേട്ടകരാത്ത മൊത്തത്തിലുമായ വാതിൽ കൊണ്ടുപോകുന്നില്ല അപ്പൊ ചെറിയ സ്ഥലത്തേക്ക് തുല്യമ്മ നമ്മുടെ വന്നിപ്പോ വലത്ത് ചെറിയ തമ്മിങ്കടലുണ്ടാവത് ഇടത്ത് ആക്കൈക്ക തമ്മിങ്കടലുണ്ടാവും പ്രചരിയത്തുണ്ട് ഇപ്പൊ ആക്കൈക്കത്തുണ്ട് ഇയാക്കനായുള്ളത് ഏതാണ് ശരിയത്താണ് വയ്യാക്കനഷ്ടൈൻ ഹക്കീകത്തുവാണ് ഇയാക്കനായുള്ളത് ഏതാണ് സുലൂക്കാണ് ഇയാക്കനഷ്ടൈൻ്റെ ഒതുവാണ് വീണ്ടും രണ്ടിന്റെ ഇടയിലാണ് ഇതിന് സുറാത്തൽ മുസ്തഖീം ഉള്ളത് ഇതിന് കൊട്ടം വരാൻ പാടില്ല ഇരു കൊട്ടം വരാൻ പാടില്ല തങ്ങളെ വാക്കി പറഞ്ഞ അലക്കും കൂടെ വരാൻ പാടില്ല മുഴുവൻ എലക്കും വരാത്ത രീതിയിൽ മുസ്തഖീമായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇത്തരം ലാന ഇഷ്ടമത്ത് പോയി ഇത്തരം ലാന ഇഷ്ടമത്ത് പോയി തക്കത്തക്കഥമ ഈ മഹല്ലി അതിന്റെ വിശദീകരണം അന്ന് മഹല്ലി കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ലാസിപ്പോ ഇരാനിപ്പോ ഇല്ല ഒക്കാന ഫരീഖുൽ കൗമി നിസന്നീനല്ലേ കൗമിന്റെ തെരീക്കായിരുന്നു നിസന്നി പേര് കൊടുക്കുന്നവരായിരുന്നു അല്ലതീ ദഹലഫീഹ അതിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് പേര് കൊടുത്തിരുന്നു താലിക്കൽ എന്ന് പേര് കൊടുക്കുമായിരുന്നു സാധിക്കുന്നവനെന്ന അള്ളാഹുവിനൊക്കെയുള്ള സൈഡ് ചെയ്യുന്ന ആളുകൾ സാധിക്കുന്നവരാണ് ഒരു കാര്യം പറയാലോ عبارة عن توجه القلب نحو الرب سبحانه وتعالى مع مخالفة النفس في حب شهواتها إثارا له على ما سواه محبة فيه അള്ളാഹു സുബാനുവത്താലാണ് മഹബത്ത് വെച്ചുകൊണ്ടും അള്ളാഹു അല്ലാത്ത വേറൊന്നും വേണ്ട അത് മാത്രമേ വേണ്ടൂ എന്നുള്ള ആ പോയിന്റ് കണക്കാക്കിക്കൊണ്ടുണ്ടാകുന്നു റബ്ബ് സുബാന്താവിനെക്കുള്ള കൽബിന്റെ തവജ്ജുഹാണ് അപ്പം തോന്നും ഇത് തടസ്സം വെക്കുന്ന ബേക്കോട്ട് വലിക്കുന്ന ഷഹവാത്തുണ്ടാവും ആ സ്ഥിതി മുഹാരഫത്തിന് ഷഹവാത്തിനെ പോലെ മുബാഹത്തൻ മുബാഹായ ഷഹവാത്തായാലും തിരക്കിടില്ല അതിനോട് മഹാരാഷ്ട്രത്തിൽ എത്തിക്കൊണ്ടിട്ട് ഇങ്ങനെ പോകുന്ന കമ്പിന്റെ തവജുവിനടന്ന് വരുന്നതിന് ചെറിയൊരു സേറത്തുലോക്ക് ഒന്നാണോ ഒന്നാറോ രണ്ടാറോ അതെല്ലാം ചെയ്യുന്നവർ വിശാലമായി പറഞ്ഞു സേറത്തുലോക്കും ഒന്നാമെന്ന് പറഞ്ഞവരുണ്ട് രണ്ടാമെന്ന് പറഞ്ഞവരുണ്ട് ഏതൊക്കെയായിട്ടാണ് പേര് ചെയ്യുമെന്ന് പറഞ്ഞു തോന്നുന്നു ഒന്നൊന്നിനും അദ്ദേഹം സമപാഠം പിന്നെ ആളെന്നാമെന്ന് പറയും നോക്കി ജമാലി മൂപ്പറ കാലഘട്ടത്തിനെ പറ്റിയാ പറയുന്നു ഹാരിക്കൂഹലിന്റെ മഹിബുൻ ഹാരിക്ക് എന്നെ മൂപ്പറ കുറ്റപ്പെടുത്തിയാ ചെയ്തത് അതുകൊണ്ട് ലിമാറീമിനൽ ഹലൽ അവർ ഒരുപാട് പോരായ്മകളും വല്ലാത്തരങ്ങളും കണ്ട കാരണത്തന്നെ മൂപ്പറ പറയേണ്ടി വന്നു ഉമ്മക്കാല എന്നൊക്കെ പറഞ്ഞാലുള്ളത് بها عاد آية القوم بخير عيسى بالله قد تكون عتى بها القوم بخير عيسى فرجتنا وطيرت بعدهم مع عيسى لبيتكنا عتى بها القوم بخير عيسى عاش بها في طريقة مجال عن قومه بالتبع بخير عيسى നല്ല ജീവിതം അമസീഷത്തിൽ റാബിയ എന്ന് പറഞ്ഞില്ലപ്പോ നല്ല നല്ല ഈമാന്റെ പൂർണ്ണത പിന്നെ താനിഹായ അമതി അള്ളാഹുവിന്റെ തെക്കുക ഇക്കിബാറിൽ ഇതെല്ലാം കൂടെ കൂടിയാൽ ലൈംസത്വം ബാല്യത്തിലാണ് തെയ്യക്കത്ത് മുഖേന മുന്നേറിഞ്ഞാൽ ജീവിച്ചത് ഇപ്പൊ തുല്യ ഇപ്പൊ എന്തായി ബാധമുഖം വായിച്ചപ്പോ മായിച്ചത് കയറുന്ന ഒരു ബാധിയായി മാറിയിരിക്കുന്നു വായിച്ചു കഴിയാനുള്ള പരിചാരിച്ചത് തെയ്യക്കത്ത് പരിപാടിയായിരുന്നു പരിപാടി ശരിയല്ലേ قلت كان الطريق التصوف من دخل فيها حيت روحه بمعرفة الله تعالى وصابت حياته بذكر الله تعالى ഒരു കാലത്ത് തസവത്തിന് വരീക്കായിരുന്നു അതിലാരെങ്കിലും പ്രവേശിച്ചാൽ അവന്റെ റൂഹ ഹയാത്തായി അള്ളാഹുവിന്റെ മാരിഫത്ത് കൊണ്ട് അവന്റെ ജീവിതം മുഴുവനും മെച്ചപ്പെട്ടതായി അള്ളാഹുവിന്റെ വിക്കറുകൊണ്ട് അപ്പൊ അവന്റെ ജീവിതത്തിന് പറയാ ഈ സത്വം പയ്യബ എന്ന് പറയാം قال الله تعالى من عمل صالحا من ذكر او انثى وهو مؤمن فلنحيينه حياة طيبة അതാണ് മഞ്ഞാള് അങ്ങാടികൾ ഈമാനും സാലിയാമെന്ന് എത്തിച്ച ഒരാൾ സാലിയാമന് ചെയ്ത് ആണായ തിരക്കല്ല പെണ്ണായ തിരക്കല്ല എത്തരത്തിൽ ബഹുവ മുഹ്മിനും ഈമാനുള്ളവനായിട്ടുണ്ട് അപ്പൊ ഈമാൻ സാലിയാമൻ എന്നാൽ പല നുഹയ്യന്നഹു ഹയാത്തും തയ്യബ അവന് നമ്മൾ ഹയാത്തും തൈബത്തായിട്ടാണ് ജീവിപ്പിക്കുക എന്നാണ് അവന്റെ ജീവിതം നാലുമില്ല തൈബാല ഹയാത്ത് എന്നുവെച്ചാൽ നമ്മുടെ ഹയാത്തും തൈബൊന്നും എത്തിച്ചേക്കുന്നത് ചെത്ത് പണം കിട്ടൂല എല്ലാ ചോറ് ഞങ്ങളും കിട്ടൂല ആളുടെ ബഹുമാനിക്കുന്ന അല്ല ഫൽ ഹയാത്തു തയ്യബത്തോട് വന്ന ഇയാളില്ല അള്ളാഹുവിനെ കൊണ്ടുള്ളതല്ല അല്ലാത്ത ബാക്കി എല്ലാം തർക്കം ചെയ്താലും എന്റെ മനസ്സിൽ ക്ലേശയില്ല എന്തെങ്കിലും പോട്ടെ അലുബിനാബില്ല അതാണ് അയാത്തും വഴിയത് അല്ലെങ്കിലോ വേറെ സാധനത്തിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഫക്ർ വന്നില്ല അന്നാണ് എല്ലാത്തതിലേക്കുള്ള ഫക്ർ വന്നല്ലോ അപ്പൊ അയാത്തുണ്ടെങ്കിൽ അത്തര കണ്ടുപോയി അത് നാടൻ ഭാഷയല്ലേ കേട്ടോ എന്ന് പറയുന്നു മൻ അറപ്പ ആഷ് ومن إلى الدنيا قال واللحمك يغدو ويروح بلاد ബിലാസ് അള്ളാഹുവിന് ഒരാൾ അറിഞ്ഞു എന്ന ആശ് എന്നുവെച്ചാൽ ആശ് ഐശത്വം ഭാവിയ നല്ല ജീവനം നയിച്ചാളായി വമമ്മാനയിലെ ദുന്യയിലെ സാഹസെന്ന ആൾ അന്തം പൊട്ടി എങ്ങോട്ടാ പോകുന്നത് ജീവിതം മൊഹിബ് ദുന്യ കായിലും അയിനത്തരി അയൽ കലാസ് കമുത്തരി ശരിവത്തിലാന്ന് പറഞ്ഞില്ലേ മതി ഞാൻ ഉപയോഗിച്ചാൽ എങ്ങോട്ടാ പോകേണ്ടത് എങ്ങോട്ടാ നഷ്ടമാർഗം ആരത്തെ കുറിച്ച പരിഹാരങ്ങളും ഇന്നിന്റെ പ്രശ്നങ്ങൾക്ക് ആരത്ത് പോണപ്പോ ഇതിന്റെ വഴി ഇന്ന് വല്ല അഹമ്മക്കൂ അഹമ്മക്കായ മനുഷ്യൻകൂവയറൂ രാവിലെയാകുന്നു വൈകുന്നേരമാകുന്നു ബിലാസ് ബിലാശൈൻ നേരം കൊണ്ട് വൈകുന്നേരമാകുന്ന സമയം ഊർജ്ജം അങ്ങനെ തീർന്നു എന്ത് ഫൈലുണ്ടായെന്നുവെച്ചാൽ ബിലാസ് ഒരു ചെയ്യൂല കുറേ സംരംഭങ്ങൾ തീർന്നു പശ്ചാത്തിൽ വന്നിട്ട് ആങ്ങാട് ചെന്നിട്ട് വാസാനം പറഞ്ഞിട്ട് ബിലാറ്റേക്ക് ആയിട്ട് നേരം കൊടുത്ത് വൈകുന്നേരമാണ് കഴിഞ്ഞു വിടുന്നത് അഹമ്മക്ക് പിന്നെ ഇപ്പൊ സുയ്യറത്ത് ബാധകമോ മഹീഷ പറയുന്നു ഉമ്മത്താറ ഇന്ത കൗമി പിന്നെ ഒരു കൗമിന്റെ അടുക്കലാൽ ഒന്നിവിടെ ശ്രദ്ധിച്ചാലാണെന്ന് ആൾ ഓട്ടോമാറ്റിക്കാണ് നടക്കുമല്ലോ ഒരു കോമിന്റെ അടുക്കുന്നതായി മാറിയിരിക്കുന്നു മുപ്പത്തൊമ്പതായി ഒരു ദിനം തൊഴിലും ഐശത്തുമായി മാറിയിരിക്കുന്നു നമ്മളിപ്പോ എന്താ കോമെന്ന് പറയാൻ കാരണോ ചാരികളൊന്നും അടച്ച അക്ഷേപം പാടില്ല എന്ന് പണ്ട് അത് തന്നെ മുഖവര കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അക്ഷേപമെല്ലാം പറഞ്ഞു അടച്ച തൊണ്ണൂറ് ശതമാനം അടങ്ങി അക്ഷേപം പറയാൻ പറ്റൂല നല്ല ആളുകൾ അരക്കിങ്ങി ഉണ്ടാവാന്നല്ലേ അത് സൂക്ഷിക്കാൻ നമ്പർ ഉണ്ടാക്കി എന്താ കോമിന് അത് കയ്യിൽ കൊടുത്തു അത് കോമിന് എടുക്കുക എല്ലായിടത്തും പറയുന്നില്ല അതുകൊണ്ടാണ് ഓർ റൈസ് തിരിഞ്ഞുകൂടുന്നത് വഴക്കത്തിലൂന ആ ശബക്കത്തൻ അതൊരു വരയാണ് നിന്നെ പിടിക്കാനുള്ള വല എത്താകുന്ന ബിഹ ദുഞ്ഞ വൽജാ ദുഞ്ഞാവും കുറെ പേരും പെരുമയും ജാഹന്തല്ലോ കോഴിച്ച അതൊക്കെ കൊയ്തെടുക്കാനുള്ള വലയാണ് കരിക്കത്ത് വല കരിക്കത്ത് വരാനൊരു എന്നൊരു വലയുണ്ട് ആ വലയിട്ട് നടക്കരുത് വലിയാവില്ല അള്ളാഹു ആക്കട്ടെ ഉമ്മക്കാല വക്കാനത്തുമാനി ആ വക്കാന വാവ് കൊടുത്ത ബൈത്തിനാർക്ക് വരും കാനത്തുമാനിൽ കൗക്കബൽ മൂനീറ والآن أذهب حائطا كثيرا كانت ശരീക്കത്തായിരുന്നു തുലാഹിൽ കൗക്കബൽ മുനീറ തുലാഹി എന്ന് പറഞ്ഞ സാദൃശ്യമാകും ഇതിനോട് അൽ കൗക്കബൽ മുനീറ മാനന്റെ ലോകത്ത് പ്രകാശിക്കുന്ന ഒരു കൗക്കബിനോട് പ്രകാശമുണ്ട് ആദ്യകാല തെയ്യം ഒറ്റയ്ക്ക് എത്തിയില്ല ദൂരത്ത് നിന്നിട്ടെങ്കിലും പ്രകാശം കാണിക്കാം അതോടൊപ്പം തെയ്യത്തില്ല കണ്ടമാനാക്കി കൈകാര്യം ചെയ്യുന്നില്ല അതേ അവസരത്തിൽ ആന എന്നറിയാം അപ്പൊ രണ്ടെണ്ണത്തിൽ വധുവിച്ചപ്പെടും ഒന്ന് ഉന്നതി മറ്റൊന്നോ ഹിതാറ്റ് വശം കണ്ടു വൽആന ഇപ്പോഴോ അർഹത് അതായി മാറി ആയിത്തം തൊട്ടിയ ചെറിയൊരു കുറ്റിച്ചമതി എന്നുവെച്ചാലോ ആർക്കും ചാടിക്കിടക്കാം ഈ കുറ്റിച്ചമതി ഹൈജം പടത്തിയാൽ അപ്പൊ തുള്ളിക്കിടക്കാവുന്ന രീതിയിൽ പൊക്കം കുറഞ്ഞു പോയിരിക്കുന്നു ആരിക്കും ധരിക്കത്തല്ല ഒന്നും ധരിക്കാം അബ്ദുൽ ഖാദിരി അതായത് കൗക്കബിന്റെ ഒരു വലിയ സ്വഭാവം പറഞ്ഞത് പിന്നെ ആര്യത്തശാലി തുണാഹി ഐ തുഷാദി വതുഹാക്കിൽ കൗക്കബൽ മുലി പ്രകാശിക്കുന്ന മുനീറിന് മുന്നിൽ പ്രകാശിക്കുന്ന കൗക്കബിനോട് സാദൃശ്യമായിരുന്നു എന്റെ വിഷയത്തിൽ ഉദ്ദേശപരല്ലെന്നും ഒന്ന് വിഷയത്ത് പെട്ടെന്ന് ഇഷറ എന്തുകൊണ്ട് ഈ ശരീരത്തിന്റെ അഹലുകാർക്ക് വെളിപ്പുറമായിരുന്നു അൻവാറിന്റെ സുറൂഖ് പ്രകാശം ചില അൻവാർ വിഫാത്തിലേക്ക് നോക്കിയിട്ടാണ് അൻവാർ ദാത്തിന്റെ തകിലിലേക്ക് നോക്കിയിട്ടാണ് എന്ത് പറഞ്ഞത് അസ്റാർ അതെല്ലാം പണ്ട് കഴിഞ്ഞു പോയി അപ്പൊ രണ്ടും നിന്ന് വെക്കാമായി സുറൂക്കുൽ അൻവാറിൽ ഒരു പടി അതിനപ്പുറം തറക്കിയായി കഴിഞ്ഞാൽ എന്താകും അസ്റാറു ദാസിന്റെ മറ്റൊരു പടി ഇതെന്തുകൊണ്ട് فكان لا يدخلها ولا ينتسب إليها إلا الخيار അതിലേക്ക് പ്രവേശിക്കാറില്ല അതിലേക്ക് എന്തിസാമം ചെയ്യപ്പെടാറില്ല ഇല്ലൽ അഹിയാറുബാദ് വലിയ സാഹിത്യങ്ങളും വലിയ ഉപാധികളുമായ ആളുകളല്ലാതെ എന്നിലുള്ളവൻ അനത്ത് ഹിമ്മത്തും അവരുടെ ഹിമ്മത്ത് ഉന്നതമായിട്ടുണ്ട് താഴേക്കൊന്നും അവരുടെ ഹിമ്മത്ത് പോകില്ല താഴെ കൊണ്ടൊന്നും പൊരുത്തപ്പെടില്ല ഹിമ്മത്തും വലിയ ഹിമ്മത്തും വലിയ കൊണ്ട് പോകില്ല വസനഹത്തും വലിയത്തും അവരുടെ നീയത്തും അവരുടെ കഷ്ടക്ക വളരെ മെച്ചപ്പെട്ടതായിട്ടുണ്ട് والآن ഇന്നോ എല്ലാ തെറിഞ്ഞുടമകളും എല്ലാ പാചകങ്ങളും അതിലേക്ക് ചേർക്കപ്പെടുന്നു അതിൽ നീ ഗത്തിക്കും എന്ത് ഹാദാ കായിദുൻ ഒരു കായിദിൽ നിന്നിട്ട് വാർത്തി വഹാദ ബാബ ബാഷ ഒരു ബാഷ ഉണ്ട് ബാഷ ബാബ ഉപ്പാപ്പ ഇങ്ങനെ പല സ്ഥാനപ്പേരിലേക്കാണ് ഓരോ ഡിഗ്രികളാണത് ഇതൊക്കെ കോയിദ് പിന്നെ പാഷ പിന്നെ മാവ പിന്നെ അരത്തിങ്ങി പിന്നെ ഇപ്പച്ച കുപ്പാപ്പ പപ്പില്ലേ സുഖമായിരുന്നാലേക്ക് ഇങ്ങനെ പല പേരിൽ അറിയപ്പെടും പമിന്നും അതിൽപ്പെട്ട ചിലര് വാക്കിന്റെ ഉന്മയിൽ വേറെന്നല്ലോ ഉന്മ ചെയ്തിട്ട് പോലീസ് ബഹുമുണ്ടാകുക ഓനേക്ക് പറഞ്ഞു വന്നാൽ ഒരൊറ്റ മാറ്റം അവധിയായിക്കളെ തെളിഹായിക്കളെ എന്നൊക്കെ പിടിക്കാൻ കഴിയില്ല എല്ലാവരും ഒപ്പം പറഞ്ഞു വെച്ച് കഴിഞ്ഞല്ല മുന്നല്ല റാസിമുണ്ടാകും അതിനപ്പുറത്ത് കാവൽ സിദ്ധിക്കാൻ വേണ്ടിട്ട് ഇത് വെച്ച് നടക്കും അവൻ വിചാരിക്കും നാളിക ഇങ്ങനെ നടന്നാൽ എനിക്ക് ഇഷ്ടപ്പെടാം ഈ ജാമി അവന്റെ വാദപ്രകാരം ഇതുകൊണ്ട് എത്തപ്പെടുന്ന അവന്റെ വിചാരം ومنهم ചിലരോ അതിൽ തൊഴിലാണ് പള്ളിയിൽക്കന്ന തൊഴിൽ ചോദിട്ടുണ്ട് അതായി മാറി കൻഹായത്തിൽ കസീറാണ് വൻ ആരാധന ഹായിക്കൻ കസീറാന്നാണ് അവിടുന്ന് അറിയിച്ചത് എന്റെ വിചാരത്തിൽ രസകർത്താവും കവിയും ഒന്നായി ചക്കതി എല്ലോനിക്ക് ഇല്ലാ തോന്നിക്കുന്നതൊക്കെ ചാടിക്കിടക്കാം ബലിനാം ഹൈജമ്പിന് നല്ലോണം പൊക്കത്ത് ചാടാൻ കഴിയണ്ടേ നിങ്ങളിലപ്പുറം കിടക്കാൻ കഴിയും ദാരി നടന്നു നോക്കാം എന്താ സബബ് ധാരിക്ക ഇതിങ്ങനെ ആകാൻ കാരണം എന്താണ് അതുമൊത്തുറബിയത്തിൽ ഒരു തറബിയത്തിന്റെ ശേഷന്റെ മേൽ ഇവർ പോയി ചെന്ന് പൊട്ടില്ല ഇതാണ് എന്റെ ഒട്ടാരം തറബത്തിന് ശേഷം കിട്ടാൻ എന്താക്കി വന്നാളെല്ലാം ജനിക്കട്ടെ കണ്ടിട്ട് പോയാലേ മതി തൊട്ടിട്ട് പോയാലേ മതി ഇതൊന്നും ചെയ്യുന്നില്ല തൊട്ടിട്ട് വെച്ചോപ്പാ ഇതിലവ് വകതൂഹോ ശൈഖുത്തറബിയത്തിന് എങ്ങാനും കിട്ടിയിരുന്നുവെങ്കിൽ അവരുടെ നെഫ്റ്റിന്റെ അവായുണ്ടല്ലോ നെഫ്റ്റ് തീരിച്ചു വെച്ച ഓരോ ദുരാചാരങ്ങളും ദുഃഖഭാഗങ്ങളും വേണ്ടാത്ത പതിവുകളും ഇതെല്ലാം പൊളിക്കണം എല്ലാം പ്രകൃത്തുള്ള മതിയാക്കാൻ വേണ്ടി പറയും ഒന്നിന് വിഷയം കുടിക്കുന്ന വിഷയം ഉറങ്ങുന്ന വിഷയം സംസാര വിഷയം മറ്റെന്തെല്ലാം നെഫ്റ്റ് പതിവാക്കിയ അവായുകൾ ഇത് മുഴുവൻ പുറത്തേക്ക് ചിന്താൻ എന്താക്കും ശൈഖുകൊണ്ട് പറയും അവർ ഇവർ ഈ തകളിൽ നിന്നും അടപ്പിലുണ്ടാവില്ല പയത്തീർവൂന മിന്ന അപ്പൊ ദേശത്തിനകത്തോട് തൊടിവിടെ പോയാൽ നിൽക്കും ഒന്നിനാണ് നമ്മില്ല നിങ്ങളീ പത്തിൽ പാലിച്ച് വെറുതെ വെച്ചാൽ നമ്മളില്ല എന്ന് പറയും ലാക്കിൻ ഇവിടെന്താക്കിയെന്നറിയോ ഇന്ത സബോലിൻ അമ്വാസ് അമ്വാത്തിനെ കൊള്ളുകയാണ് വിന്ദിത്താപം എംവാത്ത് കൊണ്ട് രണ്ട് മുറാദാകാം ഒന്നിക്കൽ എന്താക്കുക അതിൽ നിന്ന് കിട്ടിയില്ല ഒരുപാട് നിർത്തിയില്ല ഒപ്പാത്തായി പോയാലും വരുമ്പോൾ നടക്കുന്ന ഇവർ തങ്ങളുടെ ആളാണ് ഇടപാടിക്ക് കിട്ടിയെന്ന് അധികരണം കിട്ടിയെന്ന് ആടിന് പൊരുത്തം കിട്ടിയെന്ന് പറഞ്ഞ അമ്പാസിനെ കൊണ്ട് ഇഞ്ചിട്ടാവും നിങ്ങൾ വാഹന ചെയ്ത് കൊടുത്തവരില്ല അഞ്ച് ഒരുപാടി കിട്ടിയും എനിക്ക് നറുവിന് കിട്ടിയും ആ അമ്പത് അല്ലെങ്കിലോ അമ്പാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ ഈ റൂഹ് മരിച്ചിട്ട് നെസ് ഹയാത്തായ അമ്പാത്തിൽ നെസ് കൊണ്ടുപോകില്ലേ അങ്ങനത്തെ ഒരാളൊക്കെ കൂടി അവർക്കാണല്ലോ നമ്മുടെ ഭാഷയിൽ അമ്മാത്ത് എന്ന് പറയുന്നത് നെസ് നല്ല ഹയാത്ത് റൂഹ് വെച്ചിട്ടുണ്ടാവും അന്നത്തെ അബ്ബാസിനെ കൊള്ള ഇന്ത്യസാബാക്കി അപ്പൊ മണ്ണന്റെ കൂടെ കൂടിയപ്പോ ഇവരും ഇവരെ മുന്നിൽ പൊറി വൈദ്യൻ നടക്കുന്നു അവർ എത്തിച്ചു റാഹത്തിന് പോറ്റുകയും അവർ നെഫ്റ്റിന് നല്ല റാഹത്ത് അവായിക്കുകയും അതിന് നെഫ്റ്റ് തീരിച്ച് എന്തെല്ലാം അവായിട്ടുണ്ടോ അതിനോടൊപ്പം അങ്ങനെ ബാക്കിയായിട്ട് കഴിഞ്ഞു ഒന്നും മാറ്റണ്ട എല്ലാവരും എല്ലാം ഒക്കെ വെച്ച് ചെയ്യുന്നില്ല ഹിജാബുഹും അവരുടെ ഹിജാബ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കാല പറയുന്നു അവരായി മാറി ശരീരത്തിൽ നിന്ന് ആ ചങ്ങായി അറിയുന്നില്ല ഇല്ല അക്കിലൻ ഇഷ്ടംപോലെ പുന്നലി പല പല പല സമൃദ്ധമായ ഭക്ഷണങ്ങളിൽ പിന്നലല്ല നിങ്ങൾക്കണോ ഇതുവരെ ഈ ചാടത്തക്കാർ ഇടത്തക്കാർ അപ്പുറത്തക്കാരും അടച്ചേറുകാരൊക്കെ ഇത് ചേറുകാരൊക്കെ പിന്നലെന്നെ പിന്നെ വക്കത്ത് ആ പാട്ടും റക്കുണ്ടല്ല പിന്നെ മീനെന്ന് പറഞ്ഞാൽ മീനാൻ എന്നതിന്റെ അസ്ഥിതി മീനൻ മിനാ അൻ വന അൻ മൂന്ന് മൂന്നാണ് വന എന്ന് പറഞ്ഞാൽ താമസിക്കുന്നതാണ് ഹിനൻ എന്ന് മാത്രം പറഞ്ഞാൽ ഐശ്വര്യത്തിൽ നിന്നാണ് പത്തന്റെ ഓപ്പോസിറ്റ് ഹിനാൻ എന്ന അന്ത കൊണ്ട് പറഞ്ഞാലോ പാട്ട് എന്നാണ് അപ്പൊ ഇവിടെ ഉണ്ടാക്കി പാട്ടിന് ശക്തിപാക്കിയതാണ് വിനൻ അപ്പൊ ഐശ്വര്യം എന്ന അതിനകത്തുള്ള വിനയല്ല വിനാന്റെ മുഖപ്പത്തു അപ്പൊ പാട്ട് പാടല് വെക്കുത്ത് പുന്നല് പിന്നെ സൂര്യ ഉള്ള ഭാഗത്ത് പോയിട്ട് കൊണ്ടാകും ഫക്കീർ വന്നിട്ടുണ്ട് നമുക്ക് നഗാനിക്ക് തന്നെ അമ്മാവെ മുറ്റത്തിൽ എന്തെങ്കിലും തന്നെ പോവാതി ഇതാണ് ഇപ്പൊ പരിപാടിയിൽ ബാക്കിയുള്ളത് മക്കൾക്ക് മണ്ണുകൊണ്ടില്ല ഇപ്പൊ സ്വസ്ഥം സമാധാനം എന്തെങ്കിലും ചെയ്യില്ല അഭാവം എല്ലാം ചെയ്ത് പിരിഞ്ഞു കിടക്കുന്നേ കവാലി പറഞ്ഞു വാട്ടിക നിങ്ങളെ മതാഹിബുകളെല്ലാം പറഞ്ഞു വരുന്നില്ലേ കൊടുത്തു അപ്പൊ മൂപ്പരോട് ഹസറാക്കി പറഞ്ഞു നോക്കണം ഇതൊക്കെ ഇല്ല ഇന്ന ഇല്ല അച്ഛൻ്റെ വെക്കത്തിൽ സുവാദി ഈ നാലെണ്ണത്തിന് ഹസറാക്കി എന്നല്ല പറഞ്ഞ ആ ഹസറ് അന്ന് നമുക്കാൻ പറ്റില്ല എന്നാണ് ചിലപ്പോ അല്ലാത്തിൽ ഉണ്ട് അൽ ഹസറു ഈ കൗലിയിൽ ആയാലമില്ല ഇല്ല അച്ഛനും മുടക്കം മകനും വസൂലാകുന്നുണ്ട് ഇല്ല ഉണ്ടാക്കി മാമയിലിട്ട് ഹസറാക്കിയില്ലേ അത് യക്കത്തവി തേടുന്നുണ്ട് അന്നത്തരീക്കൽ മോദിയുടെ ഗീതമാണി ഈ നൈസബിയ എൽമും വല ആലും വല ദർക്കും വല മാലിഫത്തും വല സുരൂർ മുപ്പത് ചട്ടത്തിന് മനസ്സിലാണ് എന്താ ഓറ കാലത്ത് ഇന്ന് ഹാലി ദൗക്ക് മാലിഫത്ത് സുഹൂദ് ഈ അഞ്ചും ഇല്ലാതെ പിന്നെന്ത് നാലെണ്ണം മഴയെ ബാക്കിയുള്ളൂ എന്നാണ് മുപ്പത് വർഷത്തിന് മനസ്സിലാകുന്നത് സ്വകാലത്തെ അബ്ദുൽ വാരിസ് പറയുന്നു ലംജബുക്കം ഇന്ന ഇല്ലല്ലക്കുലു ഇല്ലാത്തയ നോമ്പില്ലാത്ത വെറും മക്കിന് മാത്രം അതായത് നോമ്പല്ലുണ്ടായിരുന്നു നോമ്പില്ല വെറും തുന്നരി ഞാൻ റക്കത്ത് റക്കത്തുണ്ടായിരുന്നു ബില്ല ദൂന അഹബാലൻ അഹബാലില്ലാത്ത റക്കത്ത് പണ്ട് പറഞ്ഞല്ല അഹബാലിനെ പറ്റി റക്കത്തുണ്ട് പിന്നെ തവാദുണ്ട് തവാദിൽ വലുത് പ്രകടിപ്പിക്കരുത് യഥാർത്ഥത്തിൽ വലുത് കുറച്ചില്ല പിന്നെ തമല്ലക്കൊലി അമ്പത്തിയും ഓരോ നെഫ്റ്റിന് വേണ്ടിയിട്ടുള്ള പന്തലും ആടുകളാണ് ഹവാവും ഇതൊക്കെയാണ് അബ്ദുൽ ബാദിക്ക് മഹത്തറാക്കിക്കാ അല്ലേ എത്തരത്തിൽ വഹിന്നമാക്കാണ തരീക്കൽ കൗമി കൗമിന്റെ തരീക്കായിരുന്നു മക്സൂദത്തല്ലി തഹദീബിന് പുലോബി വരിയാലത്തിന്റെ പോക്കി കല്ലുകളെ എല്ലാ വേണ്ടാത്തരങ്ങളെ തൊട്ടും തഹദീബാക്കാനും നത്തുകളെ റിയാല ചെയ്യാനും ബച്ചരിയായ ഔത്താഫിൽ നിന്ന് രക്ഷ നേടിയിട്ട് വത്തഹന്നുക്കും അഖലാക്ക് റോഹാനിയായ അഖലാക്ക് കൊണ്ട് മുത്തഫല്ലിക്കാകാനും വേണ്ടിയിട്ടുമാണ് ഉണ്ടാക്കിയത് ശരീരത്തിനെ വെച്ചിരുന്നത് അതിന്റെ മക്സൂദ് താരീഫത്തിൽ സുഹോദിനും വല്ലതിന് മാൽ മലിക്കിൽ മാഹോദിനോട് അതുപോലിക്കാൻ ഇതാണ് ഇങ്ങനെയൊക്കെ ഹസറാക്കി എന്നിട്ട് ആ ഹസറിന്റെ മൂപ്പുറ പറയുന്ന ഹസർ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ പറ്റൂല വക്കത് യോജിതീഹ മാ ദക്കറഹും നാമിമു നാമിമ് പറഞ്ഞത് ചിലപ്പോൾ എത്തിക്കും കാര്യം ശരി ലാക്കിന്നഹു നിങ്ങൾക്കും മക്കസൂദൻ അത് തന്നെ മക്സൂദാണെന്ന് പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ മൂപ്പർ പണ്ടേ പറഞ്ഞല്ലോ മുസന്നിപ്പുറമെന്നുള്ളവൻ ആക്ഷേപിക്കുന്നുണ്ട് ഞാനെന്താക്കും ആശയപാഠനമായ ആളുകളെ ഞാൻ തൊടുകൊള്ളും മറ്റുള്ള ഒഴിച്ചു വെക്കും നമുക്ക് വേണ്ടാത്ത നിരപരാധികളെ കുറ്റപ്പെടുത്താൻ പറ്റൂലാണ് ചാരി ആദ്യം പറഞ്ഞു പറഞ്ഞിട്ടല്ലോ അതുകൊണ്ട് ഈ പറയപ്പെട്ടതൊക്കെ ഉണ്ടാവാം വന്യമാക്കാന ദവാൻ അപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ദവാ പോലെ ഉണ്ടാകും ഏത് അക്കലും ചെറുപ്പും പാട്ടൊക്കെ അല്ലാണ്ട് അതേ ഉള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ അവിടെ പറയാൻ പറ്റുള്ളൂ അപ്പൊ വലാലം നാദിമ നാദിം എന്ത് ചെയ്തു സഹക്കതാഴികമീ സുഖറായി സമാരിഹി ഓറകാലത്തുള്ള സുഖറാക്കന്മാരെ വക്കുന്നത് അങ്ങനെ അനുഭവിച്ചു ഈ അമാരത്തിൽ അങ്ങനത്തെ ലക്ഷണങ്ങളെ കൊണ്ട് വൈല്ല അങ്ങനെ തെളിവീട് കൊടുക്കാത്ത കാലത്തോളം പത്തത്തിനെയും ഈ അഹലിൻ നിസ്ബത്തി ഔല നിസ്ബത്തിന്റെ അഹലുകാറ നമ്മളെന്തൊക്കെ വെറുതെ വിടുക കുറ്റം പറയാത്ത തസ്ലീമാക്കലുണ്ടല്ലോ അതാണ് നല്ലത് കമാത്തക്കന്തമാൻ ആവർത്തിക്കണ്ട അടച്ചാക്ഷേപിച്ചിട്ട് അപ്പൊ മൂപ്പറ കാലത്ത് അങ്ങനെ ചില ആളുകളെ കണ്ടെത്തിച്ച് വകീലാണ് അങ്ങനെ വെറുതെ വെച്ചാൽ മതി ثم قال وكانت على الإنصاف والنسيها فهي على الإسراف والفاضيحة വക്കാലത്ത് പഴയ കാലത്തായിരുന്നു അല്ലെങ്കിൽ ഇൻസാഫ് ഇൻസാഫിന്റെ മേലായിരുന്നു ഇൻസാഫിന്റെ അർത്ഥം മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്വന്തം അത് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അത് നഫ്സിനങ്ങ് സംഭവിച്ചു പോയി എന്ന് കുറ്റം ഏറ്റു പറഞ്ഞിട്ട് മാറാന്റെ ഹക്ക് സ്വീകരിക്കുന്നതാണ് ഇൻസാഫ് എന്ന് പറഞ്ഞ സാധനം നീതി നീതി ഞാൻ പറയൂ സൂഫ്യത്തിന്റെ ഇൻസാഫിന്റെ കാര്യം എന്താ പറഞ്ഞ് എന്തൊക്കെ ഒരു അബദ്ധം പറ്റി ഒരു തെറ്റി നിങ്ങൾ ശരിയും പറഞ്ഞു എന്നാൽ എന്റെ കുറ്റം ഞാൻ സമ്മതിക്കുക അത് തെറ്റന്നെയാണ് നിങ്ങൾ പറയാതെ ശരിയെന്ന് ഉണ്ടാക്കുക അങ്ങോട്ട് വേറെ സമ്മതിച്ചു കൊടുത്തേക്ക് അതിനൊന്നാണ് പറഞ്ഞത് ന്യായീകരിച്ച് ന്യായീകരിച്ചിട്ട് ഇത് നന്നാക്കുക അതിന് തെറ്റിലാകാൻ അതിനെ തിരുവഴിയില്ലെന്ന അതുപോലെ നസീഹത്ത് മറ്റുള്ള ആളുകൾക്ക് ഗുണകാംക്ഷയും മറ്റവർക്ക് നസീഹത്ത് പറഞ്ഞു കൊടുക്കും ഇതിന്റെ മേലിലായിരുന്നു പഴയ കാലത്ത് വഹിയ ഇപ്പോഴോ അതിൽ ഇത്തറാഫാണ് സമീഹത്തുമാണ് എല്ലാം അതിരി വിട്ടുകിടക്കലും മറ്റൊരാളെ സമീഹത്താകണം കുറ്റം പറയലും ഇതാണിപ്പം മാറിയിരിക്കുന്നത് സ്വഭാവം തന്നെ മാറി കൊടുത്തു കാനത്തരീക്കൾക്കാവും അമലിയെ തന്നെ ഇൻസാഫിന്റെ മേൽ അഭിനിയായിരുന്നു ഫക്കാന അർബാബുക ശരീരത്തിന്റെ അർബാബികളായിരുന്നു യൂൻസിഫൂന മിൻ അംഫുസിഹിം വയർജിഊന ഇലൽ ഹക്കി വയക്കുബുലനഹു മിൻ ഖാഇലിഹി ഖായിനം മൻ ഖാൻ ഇൻസാഫിന്റെ വായന വർദ്ധനത്തിൽ നിന്ന് ഇൻസാഫ് അപ്പൊ അതിന് അർത്ഥം കൊണ്ടുവരുന്നുണ്ട് നെഫ്റ്റിനെ സംഭവിച്ചു പോയ എന്തെങ്കിലും തസ്തീനുകൾ എന്താക്കുക അത് അത് സമ്മതിച്ചേക്കുക അതിനോട് പിടിച്ചു പോകില്ല ന്യായീകരിക്കാൻ വേണ്ടി എന്നിട്ട് ഹക്കിലേക്ക് മടങ്ങും അത് ആര് പറഞ്ഞാലും ശരി പറഞ്ഞാൽ ആര് എന്നുള്ള നോട്ടമില്ലാതെ ഹക്കിനവർ നിരുപാധികം സ്വീകരിച്ചിരുന്നു വക്കാണു എത്തനാസഹൂന അതാണ് നസീഹത്ത് അവർ പരസ്പരം നിസ്സുഹുള്ളവരായിരുന്നു അവർ പരസ്പരം നിസ്സഹ ചെയ്തിരുന്നു വയൻസഹു ജമീഅ മുസ്ലിമീൻ മറ്റുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും അവർ നസീഹത്തുള്ളവരായിരുന്നു കൊല്ലമയ്യൽക്കാഹും അർത്ഥദൂഹവും അവരാര് കണ്ടുമുട്ടിയോ അവർക്കെല്ലാം വിളിച്ചാതെ ചെയ്തിരുന്നു മാനന്നായി ദല്ലൂഹു അന്നാളിന്റെ മേലിൽ അവർ അറിയിച്ചിരുന്നു പക്ഷേ തുമ്മപ്പാറത്ത് തുമ്മത്താറത്ത് മമനീയത്തനൽ ഇസ്രാഫ് ഇത് ഇസ്രാഫിന്റെ മേലിലായി മാറി എന്തിന്റെ ഇസ്രാഫ് കലാം കലാമിന്റെ വിഷയത്തിൽ ഇസ്രാഫ് ആവശ്യത്തിനും ആവശ്യമില്ലാത്ത ഇങ്കല എന്തിനും പ്രസംഗം എന്തിനും സ്റ്റേജ് എന്തിനും യോഗം പ്രസംഗയായ പ്രസംഗം ശരീരത്ത് യോഗം അല്ലേ വസീക്കുല്ലി ശൈഇൻ കലാമ് മാത്രമല്ല എല്ലാ ശൈഇലും അവരിൽപ്പെട്ട ചിലരെ കാണാൻ എത്തക്കല്ലപ്പ് അല്പ കലിമത്തിൽ ആയിരം ചെലുമത്തുണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും കമ്പ്യപ്പിക്കാനും ഉണ്ടാക്കും തക്കല്ലുണ്ടാക്കും എന്നാലോ ഇയൊക്കെ ഈ പായിരത്തും ഒരാൾ പറഞ്ഞ ചില ഒരു ഫായിത ഉണ്ടാവും അത് പറഞ്ഞിടത്തോടെ അച്ചു വളർത്തിയാൽ ഒരു ഫായിത മാത്രം ഉണ്ടാവും ഇങ്ങനെ ആയിരം ചെലുമത്തുണ്ടാക്കി ഇപ്പൊ താറത്ത് ഫവീഹത്തൻ അത് അമ്മപ്പുറം ലെവൽ ഫവീഹ ഫവീഹത്തായി മാറി ഫൈതാ രസഹ അഹദുഹും ആരെങ്കിലും ഒരാൾ ഉപദേശിക്കാൻ നീങ്ങി ആരിപ്പ ഓഹരിക്കൊന്ന് ദേഷ്യം വരൂല കരി കയറൂലേ വാദിപ വധുഹു മുഖേലെന്തായി കോപം കൊണ്ടെന്ന് ചുവന്നിട്ട് വാഹളത്തിൽ കാവൂൽ ഓന് വാക്കിൽ ഇങ്ങോട്ട് കടുപ്പം കൂട്ടാൻ തുടങ്ങും എന്താടാ കൊണ്ട് ശരീരത്തുവാനോടാ നീ പറഞ്ഞത് എന്താ ശരീരത്തിനാണോ ആരാണോ നെത്തുക ചെയ്തത് ഓൻ ആകെ പതിനെട്ടാക്കി വർക്കുകൾ ആ ഒന്നും പറയാൻ പറ്റൂല വക്കത് കാലു മഹാന്മാർ പറഞ്ഞു മന്ന സഹക്ക വഹദക്ക നിന്നെ ഒറ്റക്കിർത്തിയിട്ട് നിത്തേക്ക് വന്ന വക്കതിന് സഹക്ക അതാണ് ഉത്തരവ് അമന്ന സഹക്ക മഹന്നാത്തി ജനങ്ങളോടൊപ്പം നിനക്ക് നിസ്നേഹത്താക്കിയാസത്തിന് പതഹക്ക അള്ളാഹു ആലം ഉമ്മക്കാല തുറഫിൽ അറബായില്ലല്ലേ ബാബിട്ട വിട്ടുക്കുക തുറഫിൽ ബാ വിട്ടാ വെയിട്ടൊക്കൂല تعرف بالخلق وبالإيثار والآن بالذكر وبالإقتار തുറഫു സരീക്കത്ത് അറിയപ്പെട്ടിരുന്നു പഴയകാലത്ത് ബിൽ ഹുറുക്കി മഹത്തായ ഹുലുക്ക് കൊണ്ടറിയപ്പെട്ടിരുന്നു അൽ ഹുലുക്ക് അൽ ഹുലുക്കുന്നതാ നബി സല്ലാ അലീസുള്ള ഹുലുക്കു നബി പിന്നെ ഈസാർ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നിർത്തിവെച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്കുള്ള ഉപകാരം ചെയ്യുന്നതാണ് ഈസാർ യൂത്തിറോന അലാംഫുഹിം വലവക്കാനബിഹിം ഖസാസ എന്ന് പറഞ്ഞത് ഇന്നോ ഈസാന്റെ ആവല മാതാവിക്ക് ഓതിയത് കൊല്ലാൻ വിളിച്ചതും കൂടെ എന്നാദ്യം വന്ന മറ്റവനിക്ക് അല്പസംഘം ജീവിച്ചിരിക്കട്ടെ അപ്പറ കണ്ടവനിക്ക് രണ്ടര തിരിക്കട്ടെ എന്ന് പറഞ്ഞു വൽ ആന ഇപ്പോളായി മാറിയത് ദിൽഹക്കതി പരസ്പരമുള്ള ഇത് പകവക്കൽ ഈസാറിനെതിരി പിന്നെ എക്കത്താർ എന്ന് പറഞ്ഞാൽ ഗുഡ്സാക്കറി പിശുക്കാട്ടലുണ്ടല്ലോ മറ്റുള്ളവർക്ക് ഒന്നും കാണുകയില്ല ഓർക്ക് കൊടുത്തു കാന തരീക്കൽ കൗമി യോറഫ് അഹലുവാബിൻ അഹലാക്കൽ ഹസൻ അഹലം കൊടുക്ക് കൽഹിൽമി വസഹായി വല്ലീത്താൽ ഈത്താർ എന്ന് പറയുന്ന ബഹുവൽ നേതാവിലെ നെക്കുത്താർ മഹല്ലെ കുത്താർന്നല്ലേ ഇതിനുള്ള ആ മഹല്ലെ കുത്താർമാൻ യോജിപ്പ് പണ്ടും എങ്ങനെയാണ് ഇവനിക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കെന്നെ ചെയ്യുന്നില്ല അതോടൊപ്പം എടുത്തലുണ്ടാക്കി വാടക കൊടുക്കല്ലാന്നെന്ന് പറഞ്ഞ് ഈ സാർ അങ്ങനെ കഴിഞ്ഞാഴ്ച അമ്മയോട് പിന്നെ സാർ പറയുന്നതിനെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞു ഭക്ഷണം കൂടിയിട്ട് അപ്പൊ സ്വന്തം കൊടുത്ത് അനുഭവിക്കലോടുകൂടി തന്നെ ഉണ്ടാക്കുന്ന വാടക കൊടുക്കലായത് ഈ സാർ സഹാൾ എന്ന് പറഞ്ഞ സ്വന്തം ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കലാണ് സഹാൾ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളായിരുന്നു പഴയ കാലത്ത് അമാക്കാല പറഞ്ഞ പോലെ ليس النفاء من الفضول سماحة حتى تجود وما لديك قليلون ليس النفاء അത്തായല്ല കൊടുക്കൽ ഇനൽ പുതൂരി നിന്റെ ആവശ്യം കഴിച്ച് കഴിച്ചു ബാക്കിയുണ്ടല്ലോ പുതുവൽ മിച്ചം വരുന്നുണ്ട് കഴിച്ചു ബാക്കി മിച്ചം വരുന്നത് കൊടുക്കല് അതല്ല സമാഹത്തന്നെ അത് ഔദാര്യം എന്ന് പറയാൻ മാത്രമായിട്ടില്ല എന്റെ ബാക്കലിനെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ തരാമെന്ന് പറയുന്നുണ്ടല്ല അതൊരു ഔദാരി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഹത്താ തജൂത നീ ജൂത് ചെയ്യുന്നത് വരെ സമാഹത്താന്ന് പറയൂല എത്രയാണ് ജൂത് വേണം വമാലതയ്ക്ക കളിയിലും നിന്റെ അടുക്കലുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ കളിയിലാണ് നിന്റെ അടുക്കലുള്ളത് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ ആ കുറച്ചിൽ നിന്ന് എന്താക്കണം ധർമ്മം ചെയ്യാനൊക്കെ എന്നാൽ അത് ജൂതിന് പറയാൻ പറ്റുള്ളൂ എന്റെ ആവശ്യമെല്ലാം കേട്ടി പിടി എടുത്തതിന് ശേഷം ബാക്കി ഒന്ന് ചാടുന്നതിന് എന്താക്കാം നമുക്ക് കൊടുത്തോളാം ഇതെന്താ മാറ്റാം യസൈമൂനത്ത അമാല ഉദ്ദീനാണ് അങ്ങനെ അവിടെ ദോഷം എന്താണ് ആ കുടുംബങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് രണ്ടിട്ടാന്നുള്ള മഹാ അതിൽ ഖബർ ആ ജുംല എന്തായി തജൂത ജുംല ഹാലി നീ ജൂത് ചെയ്യുന്നത് വരെ അത്തരത്തിൽ നിന്റെ അടുക്കലുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ ആ രീതി നീ ജുതി എന്നാണ് നിന്റെ ആവശ്യത്തിന് എത്തുന്നില്ല വക്കാന നിന്ന സലാഖിയും അവരുടെ അസലാഖിൽപ്പെട്ടതായിരുന്നു ആ തവാദു വിനയം സലാമത്ത് സുദൂർ മറ്റുള്ളവരോട് പക അസൂയ മുതലാവില്ലാതെ സലാമത്ത് സുദൂറുണ്ടല്ലോ അത് കൊച്ചുകൾ കുറച്ച് മാക്കുല്യ മഹലോക്കിന് ഇതൊക്കെയായിരുന്നു ഉമ്മ വൽ ആന വൽ ആന മുതലാ പറയും ഉമ്മ സബദ്ദലത്ത് ഹാദിഹിൽ അസലാഖ് ഈ അഖലാക്കളെല്ലാം മാറി വന്നത് ബിൽ ഹെക്കതി വൽ ഹസദി വൽ കിബിരി വൽ ബുഹലി വൽ ഹലബി വൽ വൽ വസ്ഫി വൽ ബുഹലി വൽ തറഫുഇ എന്ന പറഞ്ഞല്ലേ വവൽ ഈസാറൂറും അതെന്തോ വിഭാഗത്തിൽ ഭാഗം ഒക്കൂല നോക്കാം അപ്പൊ ഇപ്പൊ എന്തായി മാറി ഹെക്കതായി പക ഹസദ് ഇബർ ബുഹബ് പിന്നെ ഹലബ് ഫലക്ക് എന്ന് പറഞ്ഞാൽ ഈ പൊതിയില്ലായ്മ ദമ്പറാത്ത് ഇത് നമുക്ക് കണ്ടായി പോവോ അടപ്പായ പട്ടിണി പോവോ നമുക്ക് അവിടെ പോയി എന്നപ്പോ എന്നപ്പാട് ചോറ് കിട്ടുമോ അന്നാമത്തേക്കും കിട്ടും നല്ല വയസ്സ് അവിടെ പോയി ചോറ് കിട്ടുമോ അന്നാമത്തേക്കും കിട്ടും ഇല്ലേ അവിടെ പോയ ചോറ് കിട്ടുമെന്നേക്ക് ഇല്ല അന്നവിടെ കഞ്ഞി കിട്ടൂ ഇല്ലേ കിട്ടൂല പിന്നെ ശുഷ ഗുഹല് ബുഹനാമ ഇവന്റെ കയ്യിലുള്ള കൊടുക്കാൻ നിൽക്കലാണ് സുഹൻ എന്ന ബാറാളെ കൊടുക്കുന്ന കൂടെ കണ്ടുകൂടാ അന്ന് നമ്മൾ അത്ര തിരിച്ചു കൊടുക്കുന്നത് ബാറാളെ കൂടെ മുടക്കില്ല ഇവനിക്ക് ഒരാ നഷ്ടമൊന്നുമില്ല ഞാൻ ഓനിക്ക് ഇത്തിരി വെച്ച് കൊടുക്കുന്നു എന്നുള്ള ഇതുണ്ടല്ല അതാ സുഹ് ഇപ്പൊ ബുഹന്നാക്കാണ് മോശമാണ് സുഹ എന്ന് പറഞ്ഞാൽ മോദിയിട്ടുണ്ട് ഇവൻ ബലിയാടായി പ്രകടമാക്കൽ തറപ്പോ ആ തറപ്പോ എന്നെ ഭയാനാക്കിയിട്ട് ബഹുവൻ ലീസാറോ എന്ന് പറഞ്ഞാൽ ശരിയാവൂല وهو العشرون عشرون من لفظ الله العشر عشرون بصرون من لفظ القرآن الله عشر عشير قذاب عشير عشير عدم عدم مصرع عنده عشر عشير اسمه فايل فريه ولا اسمه فايل تقول ما شبه عندنا وريني عشيرة عشيرة لوفائه المابوه فبابوه فحل ഫരിഹ ഫറഹൻ എന്ന് പറയുമ്പോ മുസ്ലിം എന്താ പറയാ ഫരിഹ് അഷിർ അല്ലെ മസ്ലം എങ്ങനെ വരും അസർ ബസറിനെ പൊങ്ങച്ചം കാട്ടൽ അസർ ബസർ ലം മഖ്റൂജ് അസറൻ വല ബസറൻ പള്ളി പോകുമ്പോൾ ആർക്കുന്നതിന് കണ്ടില്ലേപ്പ അള്ളാഹു ഇന്ന ബിഹക്കി സാരീൻ അലയിക്ക وبيقول شاء هذا لم أخرج عشرا ولا بطرا عشرا ولا بطرا خرج ابتغاء وجهك ابتغاء ابتغاء وجهك ابتغاء سخطك വിശദമാദിവസന പള്ളിക്കുമെല്ലാം വന്ന് അരീതിന് ദ്വായിരിക്കണം അപ്പൊ അടുത്തത് നിന്നോട് ചോദിക്കുന്ന ആളുകൾക്ക് നീ എന്നല്ലോ കൊടുക്കാനേറ്റവോ എന്നല്ലോ ഉണ്ടല്ല ആ ഹക്കുകൊണ്ട് ഞാൻ ചോദിക്കുന്നു അദ്ദേഹത്ത് മംസായ ഹാദ എന്റെ ഈ പോക്കുകൊണ്ട് ചോദിക്കുന്നത് താനിയാമലാന്നല്ലോ പള്ളിയിലേക്കുള്ള യാത്ര ലം അഹൂജ് അഷറൻ വലാ ബസറൻ ഞാൻ പൊങ്ങറ്റം കാട്ടുന്ന ആളായിട്ടോ കിബിര് കാട്ടുന്നവനായിട്ടോ പേരും പെരുമക്കോ വേണ്ടി പുറപ്പെടുന്നതല്ല ഇന്നമാ കറുതിത്തു അവധിക്ക നിന്റെ വധീനെ കാന്തിച്ചുകൊണ്ടും വത്തിഹ അസൂക്ഷിക്ക നിന്റെ കോപത്തിനൊത്തു കാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതും അതാണ് ആ ആചാരൻ എന്നാൽ അതിലേർ പൊക്കും ഇങ്ങനെ ദുസ്വഭാവങ്ങളാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ സാറൽ മുന്തസിബൂന് അപ്പൊ മുന്തസിബീങ്ങളുണ്ടാവും ഓരോ തെരീക്കത്തിലേക്ക് ഇന്ന തെരീക്കത്തിന്റെ ചിൽസിനുണ്ട ആള് എന്ന് പറഞ്ഞ ഓരോ മുന്തസിബീകളുണ്ടാവുമല്ലോ അതിന്റെ താപുള്ള ആള് എതിർക്കുന്നു ബാന്ധവും ബാന്ധ ബാന്ധ ബാന്ധിനെ വെറുക്കുന്നു കാതിരിക്കാർക്കാരെ കണ്ടൂടാ സാധരിക്കാരെ കണ്ടൂടാ ഞാനവിടെ വന്നിട്ട് സാധുക്കാത്തിരിക്കുന്നുണ്ട് മോലും ബുഖാരി തങ്ങൾ ഇറക്കിയിരുന്നു അത് കണ്ടു വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് കോൺഗ്രസ് ഓഫീസിൽ കമ്മ്യൂണിസ്റ്റ് കൊടികുത്തുമാർ അപ്പം മുരൽ ബുഖാരി തങ്ങളെ ദർജ കോൺഗ്രസ് ഓഫീസും ധാത്തി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റിന്റെ കൂടിയാണെന്നായി ഇവർ ബാധിക്കുന്നു അയാളെ അരിച്ച പ്രകടിപ്പിച്ച് ഇത് സെയ്ദ് മുരൽ ബുഖാരി തങ്ങൾ നിസാവിലെ തരീക്കത്തിന്റെ മഷൂറായ ആളാണ് അവിടെ സാധു ധാത്തി വളർത്തുന്നു അപ്പോൾ കോൺഗ്രസ് ഓഫീസിൽ കമ്മ്യൂണിസ്റ്റ് ആദ്യം നമുക്ക് ഇത് അസിക്കാനേ കഴിയുള്ളൂ ഇനി ഇരിക്കലും നിങ്ങളുടെ കടമയാണ് കോൺഗ്രസ് ഓഫീസിൽ കമ്മ്യൂണിസ്റ്റ് കൊടി വെക്കുമാൻ സാധനാത്യമാണ് നടത്തിയിട്ടില്ല അത് ഹസത് വെക്കുന്നതാണ് എന്തുകൊണ്ട് എലിത്തമ്മക്കുന്നു ഹബ്ബിൻ ജാഹി ബദ്ദുൻ ഞാമിൻ കുലോബിഹിം അവരുടെ കൽവിൽ ദുന്യാവിനോടും ജാഹിനോടുള്ള ഹബ്ബ് ശരിക്ക് തലമ്പിച്ചിരിക്കുകയാണ് അവൻ വേറൊരിക്ക് ദുഞ്ഞാവും ജാഹും കിട്ടുമ്പോ അന്റെ കുറഞ്ഞ പോകണമെന്ന് കൂടി نسأل الله السلامة من الجميع عمين ثم قال برين وكانت أجل غبطتهم وخطا والآن فهي بدعة وخلطا وكانت ذلك طائر وعجل غبطة غبطة من ورجع لأدو كتن كتن ولكن غبطة أي ما يفرح وينعفت فيها എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നതിൽ ഏറ്റവും ഏറ്റവും കാര്യമായിരുന്നു രജിക്കത്ത് അതുകൊണ്ട് അന്നാക്കാണ് രജിക്കൽ റസൂലിഹൽ ഫലാഹിൽ അക്ബാർ അള്ളാഹുവല്ലാത്ത എല്ലാത്തിനെ തൊട്ടും ഫനാവുന്ന ഫനാവുൽ അക്ബറിലേക്കുള്ള ആ തരീഖുൽ വസൂലാണ് സാധ്യത അള്ളാഹുത്തല പറഞ്ഞു നഫീദാലിക്കപ്പോൾ മുത്തനാഫിസൂൻ മുത്തനാഫിസീങ്ങൾ അല്ലെങ്കിൽ ഇതിൽ മത്സരിച്ചുകൊള്ളട്ടെ എന്നല്ലേ പറഞ്ഞു മറ്റൊന്നും മത്സരിക്കാൻ പറ്റിയിട്ടില്ല വക്കാന അതല്ല ഹിത്തത്തിൻ ഹിത്തത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എടുക്കുന്ന പണികളെ കൂട്ടം നല്ല പണി എന്താ ഒരു ഭാഗത്ത് ദിക്കുറ് ഒരു ഭാഗത്ത് തരീമ് ഒരു ഭാഗത്ത് മൊതാക്കറ ഒരു ഭാഗത്ത് തപക്കുറ് എന്തെല്ലാം പണികളാണ് അയമാലികളും എല്ലാം മുന്തി മുന്തി പണി വാർത്തപത്തി റുത്തുപത്തി ഇതിലാ തരീക്കാർത്താമിന്ന ഇതിനേക്കാളും മുന്നേ തിരിക്കില്ലല്ലോ ഇപ്പെന്തായി മാറി بعد ذلك بدعة وهم بدعة عماري لكنه وخلطة من ما تقول على قابلتي كنه بالوالي خلطة تخنية ذلك التي أهل الصفاء الصفاء إن أهل غار ورد وإغانة النبي بالله التوفيق ثم قال كانت على مجرد الصيام والآن في مجرد الطعام ഒരു കാലത്ത് തെരീക്കത്തായിരുന്നു തനിച്ച് നോമ്പിന്യമില്ലായിരുന്നു വൽ ഇപ്പോഴോ ഈ മുജറിത്താനീ ഒരു തുന്തൽ കുടിക്കലിനുമുള്ളായി മാറിയിരിക്കുന്നു ഓരോ പരിപാടി തോറും ഓരോ തുന്തൽ കുടിക്കരുവ കൊടുത്തു കാലത്തരീക്കത്തസവും അഭിനയത്തനല തസ്ത്രീയത്തിൽ കുറവി മര്യാദത്തിന് പോത്തി ഹൃദയങ്ങളെ തസ്ത്രീയത്താക്കൽ നഫ്സുകളെ റിയാദ ചെയ്യൽ അല്ലെങ്കിൽ ബിഹാർത്തി അവായിദിഹ നഫ്സിന്റെ അവായുണ്ടെന്തോ അതെല്ലാം പറച്ചിടുക നഫ്സ് ശീലിച്ച ആയുധന്റെ ജന്മമാണല്ല അവായുത് നഫ്സിൽ വരെയും പതിവാക്കി വന്നിരുന്ന ദുസ്വഭാവങ്ങളും നിരാചാരങ്ങളും മാമൂലുകളും ഒമ്പത് മണിക്ക് കഞ്ഞി ഇവിടെ ഇവരോടെ പിടക്കൽ എന്ന് പറഞ്ഞില്ലേ എന്നാ എമ്മണിക്കത്തെ കഞ്ഞി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആളാ തീർച്ചയില്ല അത് ചോറങ്ങുന്നില്ല ഏ തലക്കാണി വെച്ചാഴ്ച ഉറക്കം വരുന്നില്ല ഇങ്ങനെന്തെല്ലാം അവായുധികളാണ് അവിടത്തോൻ എന്താക്കി വെച്ചിന് ആ തഫ്സീയത്തിന്റെയും റിയാലത്തിന്റെയും സൂറത്താ പറയുന്നത് ഹർക്കുള്ള വായത് മാലൂഫാത്തുകളെല്ലാം ഒരു തന്റെ പ്രകൃതി ഭക്ഷണങ്ങളുള്ള അത്യാർത്ഥിയായിരുന്നുവെങ്കിൽ അമറോപിസിയ നോമ്പ് കണ്ട് കൽപ്പിക്കുമായിരുന്നു അതൊക്കെ വമ്മൻകാലത്ത് മങ്കാല മൂല അമ്പിൽ കലാം കലാമ കൊണ്ട് പൂണ്ടുപിടിച്ച് ഇങ്ങനെ ടോക്കറ്റീവാണ് വർത്താനേ വർത്താനം ഇന്ന് അമറോ വിശ്വം പേര് മുണ്ടാണ്ടിക്കണമെന്ന പരിപാടി വമൻകാന മൂലാമിജം ഇദ്ദുഞ്ഞ ദുഞ്ഞാവ് ശേഖരിക്കത് കൊണ്ട് പൂണ്ടു പിടിച്ച ആളാണെങ്കിൽ അമറോമി സുഹൃത്ത് കൊണ്ട് കൽപ്പിക്കും അമങ്കാന മുമത്തലമ്പിൽ ജാഹി ജാഹ് കൊണ്ട് ബലാലാക്കപ്പെട്ടാൽ അമറോബിൽ ഹൊമോൽ ഹൊമോൽ കൊണ്ട് കൽപ്പിക്കുമായിരുന്നു വാക്കഥ അങ്ങനെ പോകുന്നതിന്റെ പട്ടിക അപ്പോ കാലത്തല മുജറബിസിയാം എന്ന് പറഞ്ഞതാ ബതും നോമ്പാക്കൽ അംഗീകരിക്കത്തില്ലല്ല നോമ്പ് എന്നല്ല അപ്പോൾ വലൈസ തെളിയക്കത്തും മഹസൂറത്തം ഫിസ്റ്റിയാമി ബോം സിയാമിൽ മഹസൂരല്ല അങ്ങനെയാണ് പദ്ധതിക്കട്ട തോന്നുക വലാഫി കൈരി നോമ്പല്ലാത്ത കാര്യത്തിലും ബോം മഹസൂരല്ല പലതും കൂടെ കൂടിയിട്ടുണ്ട് ബൽ പിന്നെന്താത് അഷേഖ് കത്തബീർ ഷേഖ് ഡോക്ടർ മാതിരിയാണ് ഒരു മൊരീദിന് നെഫ്സിന് എന്തെല്ലാം ദവാറാകാമോ അതെല്ലാം കൊണ്ട് കൽപ്പിക്കുകയാണ് ചിലപ്പോൾ ശ്യാമ് കൊണ്ടാകാം ചിലപ്പം തുന്നൽ കൊണ്ടുമാകാം കൊമ്മൽ കൊണ്ടുമാകാം ചിലപ്പോൾ ചുവളത്ത് കൊണ്ടുമാകാം ശേഷന്താ കൽപ്പിക്കുന്നു അതുപോലെ എല്ലാം മാറല്ല അതല്ലാണ്ട് നോമ്പാക്കില്ല എന്നിട്ട് ഉപയോഗിക്കത്തില്ല അപ്പൊ അത് പദ്യത്തിന്റെ ആ രീതിയിൽ അങ്ങോട്ട് വെച്ചോളണം شيخ وفي السماء كان സുമ്മക്കാല പിന്നെ ശേഷു പറയുന്നു വസിത്തമായി തമായിന്റെ നേരത്ത് കൊണ്ട് പറഞ്ഞില്ലേ ഇങ്ങനെ അതിക്കറിൽ ഇങ്ങനെ മൂത്തോണ്ടെത്തുമ്പോ എന്താക്കും ഒരു നേരം പോക്കിനുകൊണ്ട് ബൈത്തിയല്ലോ കസീത നസീദപ്പ ആ നസീദക്കാണല്ലോ സമാജന് പേര് ആ നസീദ ചെല്ലുന്ന അവസരത്തിൽ എന്ന് പറഞ്ഞിരുന്നു അന്യ ആളുകൾ കയറിയിട്ട് ഇതിനെ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാതിലടക്കുമായിരുന്നു എന്നാണ് ആളുകളെ കേട്ടണ്ട ഗൾഫിൽ തൈപ്പ് നയിച്ചു മറ്റും പുറത്തുനിന്ന് കേട്ടോട്ടെ ഇത് പ്രകടിപ്പിക്കണ്ടെന്ന് വാതിലടക്കണമെന്നാണ് അല്ലേ ഇപ്പൊ എന്തായി നസീദ ചെല്ലുമ്പോൾ വായി തുറന്നു നോക്കി എന്ത് നമ്മളെ പാട്ടെല്ലാവരും കേട്ടിട്ട് ഇതിലിങ്ങനെ ആടി കൊരയട്ടെ എന്ന് വെച്ചിട്ട് അവർക്ക് ധാരം പിടിപ്പിക്കാം വൽ ആന ഇപ്പോഴെ വാതിലടക്കൽ എവിടെയാണെന്നറിയോ ഇന്ത ജഫിനും ജവാബീൻ ജവാബി എന്ന് പറഞ്ഞാൽ വലിയ ചാടിയില്ല ചാടി എന്ന് പറഞ്ഞാൽ വലിയ അഹുദർക്കത്തെ പാത്രം അങ്ങനത്തെ ജഫനി തഴുക വജിഫാനിം കൽ ജവാബി ഖുറാനിൽ വജിഫാനിം കൽ ജവാബി ഖുദൂറിയാസിയാസിയും വലിയ ഹൗദ് അടക്കത്തെ വലിയ തളുക ആ തളുകന്റെ മുമ്പിലാണ് ഇപ്പം വായിലടക്കൽ എന്തിനും ബഹറാദൊന്നും കേറിക്കുന്നു നിൽക്കുന്നേക്ക് നസീന ചെല്ലുമ്പോണ്ടാക്കി ബാല് തുറന്നു വെച്ച് എല്ലാവരും റിപ്പോർട്ടിലെ കിട്ടും തുന്നാൻ കാലത്ത് എന്താക്കും വാതിലടച്ചു കളിയാം പഴയ കാലത്ത് തുന്നുന്ന കാലത്ത് വാതിൽ തുറക്കലും പാട്ട് പാടുന്ന നസീദ് എല്ലുന്ന അവസരത്തിൽ വാതിൽ അടക്കലുമായിരുന്നു നേരെ തല തലപറഞ്ഞു വന്നു അല്ല അൽ ജഫനത്തു എന്ന് പറഞ്ഞാൽ കസാത്തുൽ കബീറത്തു വലിയ തളിക ജവാബി എന്നുള്ള ജംഹു ജൗബത്തിൽ ജൗബ് എന്നുള്ള പറഞ്ഞ ഇനാബൻ അലീമെന്നും കബൂസ് വഹിയ ഹുസറത്ത് അതിന് വലിയൊരു കുയ്യാണ് സിഹരീജ് സിഹരീജ് കെന്തിയിൽ എന്ന് പറയും കെന്തിയിൽ എന്ന വസന് സിഹരീജ് എന്താണ് ഹൗദുൻ ഫീഹിൽ മാ വെള്ളം ശേഖരിക്കാനുള്ള വലിയ ഹൗദില്ല അതിനാ സിഹരീജ് ആ സിഹിരേജ് പോലാത്ത വലിയ പാത്രത്തിന് എന്ത് പറയും നമ്മൾ അതിൻ്റെ നിന്നാണല്ല ഈ കണ്ണു പട്ടിലോ അല്ലേ ഒരു ആയിരക്കണക്കിന് ആക്കുന്ന പട്ടിലയിലുണ്ടല്ല ലങ്കർ സുബിഹത്തി ബിഹ അതിനോട് തസ്ബിഹാക്കി അൽ കസത്തിൽ കബീർത്ത് വലിയ പാത്രം അപ്പൊ ജഫനിൻ ജബാബി എന്ന് പറഞ്ഞെന്താക്കി മുഷബഹ് ബിഹിയിലേക്ക് മുഷബഹിൻ ഇലാഫത്താണെന്ന് ജഫനിന്റെ വലിയ പാത്രം ആ ജഫനിലുണ്ടാക്കി ജവാബിയോട് തസ്ബിയാക്കി ജാബിയത്തിനോട് തസ്ബിയാക്കി മുഷബഹിനെ മുഷബഹ് ബിഹിനെ കിതാബത്താക്കി വലിയ ഹൗദം പോലത്ത വിശാലമായ തളികന്റെ ചുറ്റുഭാഗത്ത് ഇരുന്നിട്ട് ബാങ്കിലെടുക്കുക ഇത് ഇഷ്ടം പോലെ തുന്ന വേറെ തുന്നേം ചോറിയും കയറാനും പാടില്ല ഒക്കത്ത് പാട്ടുപാടം പാട്ട് പാടാൻ പറഞ്ഞ എല്ലാവരും കൊട്ടുകൊട്ടു കൊടുത്തു കത്തക്കദ്ദമ അന്ന തമാ ഇന്നമാഹുവ റുഹ്സത്ത് തമാ എന്നുള്ളത് റുഹ്സയാണെന്ന് പണ്ട് പറഞ്ഞു നസീര വൈഷ്ണറത്ത് ഫീഹിൽ ഇഹ്വാനു വസ്തമാനു വൽ അതിലെന്ത് വേണം ഇഹ്വാനീങ്ങൾ ഒക്കാനുണ്ട് ദമാൻ ഒക്കാനുണ്ട് മക്കാൻ ഒക്കാനുണ്ട് ഇതെല്ലാം കൂടെ ഒത്തുകൂടുമ്പോൾ അത് ശരിയായി വരുള്ളൂ വൈദാക്കാന്റെ വസ്തുസമായി അപ്പോൾ അക്കാലത്ത് സമാന്റെ സമയമായാൽ എന്താക്കും അകലക്കുൽ ബാബ വാതിലടക്കലായിരുന്നു പതിയുള്ളൂ മല്ലൈസബിയാലി അഹനല്ലാത്ത ആളതിൽ കയറാതിരിക്കാൻ വേണ്ടി വതക്കദ്ദമ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതാബുൽ അക്കിലി അഴുതൻ അന്നല്ലക്കില എംബറേഫിഹി പത്തുഹുൽ ബാബി തിന്നുന്ന നേരത്ത് വാതിൽ തുറക്കണം ലീത്തുഹുല മഞ്ഞഹത്താജിലല്ലാക്കിൽ തിന്നാൻ ആവശ്യമുണ്ടാണല്ലോ ആളെല്ലാം കയറി തിന്നോട്ടെ വസീദാലിക്കലാലത്വലൽ കറമി വസമാഹത്തിന്റെ കൽബി കറമ് സമാഹ ഔദാര്യം പിന്നെ മനസ്സ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയുണ്ട് ഇതിലേക്ക് എനിക്ക് വലിയ ആദ്യത്തൊന്നുമില്ല പിന്നെ സുഷില്ല ഹിർത്തില്ല എന്നതിൽ അറിയിപ്പാണ് ബാധകാർ തുറന്നു നോക്കിയത് ഇന്നോ വക്കാലം നാദിമുഖി ബുക്കറായി വക്കത്തി അന്നഹും അക്കത്തുൽ കാര്യം നേരെ ഓപ്പോസിറ്റ് പാട്ട് പാടുമ്പോൾ ബാതിൽ ഉറന്നുവെക്കലും തുന്നുമ്പോൾ ബാതിൽ അടക്കലുമായി മാറിയും ബാബ ഇന്ത തമായി ബാബിന്റെ അട തുറന്നു ഈ യതിമാറുകാരെയും ജനങ്ങൾ ഒരുമിച്ചുകൂടാനും വകലക്കുഹ ഇന്ത തഹാബി തിന്നുന്ന അവസരത്തിൽ ബാതിലടച്ചു ഹൈറത്തം വസഹന മനസ്സിന്റെ ഒടുക്കം കൊണ്ടും അത്യാഗ്രഹവും അല്ല نعوذ بالله من ذلك آمين آه. طيب قولنا السيوخ ملكمان هم الذين سلفوا وبانوا ماتوا ولم يتركوا من وارثي إذ هؤلاء القوم كالبراغثي വക്കൗലിന നമ്മൾ പറഞ്ഞില്ലേ പണ്ട് ഷെയ്ഖ് അക്വാനി മുനിരന്മാർ ഈശന്മാർ മുതലായവ ഇഖ്വാനും അത് പറഞ്ഞോളാം ഹുമുല്ലദീന സലഫു വബാനും അവരെല്ലാം മുമ്പ് കഴിഞ്ഞുപോയി ബാന വേർപെടുന്നു വായനാകലാക്കെന്ന് പറയുമ്പോൾ വായനായി മാത്തു അവരെല്ലാം ഒപ്പാത്തായി പോയി പല ഞെത്തുറുക്കോമി വാരിത്തീൻ ഷെയ്ഖിന്റെ ഇഹ്വാനിയുടെ ഒറ്റ വാരിത്തിയിലൂടെ കാണാനില്ല വലിപ്പം കുറെ ആളുണ്ടല്ലോ ഹൗലായിൽ ഇപ്പൊ ഇവര് ഹൗലാനെ കാണില്ലേ അക്കാൾ ബറാറീത്തീന്ന് പ്രബോധന്റെ വാരിയാണ് ഉറന്നിന് ചോര കുടിയന്മാറാണ് ഉറങ്ങുന്ന ആളെ വെടിയും ചെയ്യൂല ചോര ഇട്ട് നമുക്ക് തരികയും ചെയ്യൂല ശല്യപ്പെടുത്തല വരാതെ അപ്പുറം പറയുന്നില്ല ഒത്തു കട്ടക്കദ്ദമ അന്നല്ലോ ലാത്തക്കതും ഇമ്മയ്യപ്പോമില്ലാഹി ഹുജ്ജത്തി അത് അവൻ പറഞ്ഞില്ലേ മത്തിനിന്റെ എല്ലാം പോയി എന്ന് പറഞ്ഞാൽ കുറച്ചാളെ ബാക്കിയുണ്ടെന്ന് മൂപ്പറെ കൂട്ടി പറയുമല്ല എവിടെ നിന്നാലും അടയത് എത്ര വരും അള്ളാഹുവിന്റെ ഹുജ്ജത്ത് കൊണ്ട് നിലനിൽക്കുന്ന ആരെങ്കിലും ലോകത്തില്ലാണ്ട് നിൽക്കൂല ഭൂമി ഒഴിവല്ലാന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വറാജയമ തക്കബ്ദമലന ഇന്ത കൗലി ഇന്നല്ലീത്ത അൽത്ത അൻഹു മാതാ നീ വെയിറ്റ് കൊണ്ടത് അതിൽ ഒന്ന് പതിനെട്ട് പത്തൊമ്പതിൽ ഒന്നാം മൂല്യം പതിനെട്ട് പത്തൊമ്പതിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നല്ലീത്ത അൽത്ത അൻഹു മാതാ നീ ആരെപ്പറ്റിയാണ് ചോദിക്കുന്നത് മുൻകഞ്ഞ ശൈഖന്മാരെ പറ്റി അവരെല്ലാം വെച്ചുപോയിരുവോ എന്ന് പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ത് അള്ളാഹു സുബാനുഭവത്താല ഭൂമിയിൽ പകരമാക്കാതെ ഭൂമി ഹാരിയാക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രികാട് പായ്പത്തം മിന്നുമ്മത്തി നായിനീനാനത്തി ഹരീതം ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നീ മടങ്ങിക്കോ കാലശേഖർ പറയുന്നു വശബ്ബഹ മുസന്നിഫ് റബിയല്ലാഹു എന്നുണ്ടാക്കി ഹാവുലായിന് തസ്ബിയാക്കിയതാരുടെ കൽ ബറാണി പറവത്തിനോടല്ലേ എന്റെ വജുത്ത് പറന്താ മീൻ വജുകൾ പല വജുകളുണ്ട് ഒറ്റ വജുഹല്ല അഹദുഹ ഒന്ന് മാവും അലഹിമിന് റക്കത്തിമത്തത്തായുരി ഈ ചള്ളുകൂടും മുട്ടൊക്കെ എന്താണ് ഇവിടുന്ന് അപ്പുറം തുള്ളി ആണ് അപ്പുറം തുള്ളി തുള്ളി തുള്ളി പോക്കാണ് അവിടെ ഇത്തിക്കറാറുണ്ടാവില്ല ഈ ജാതി പരിപാടിയാണ് ഇവർക്ക് എന്തിന്റെ കാര്യം മിക്കപ്പോന്നില്ല അപ്പൊ മറുപത്തിന്റെ മാതിരിയായി അസാനി രണ്ടാമത് മാറും തീമിനൽ ഹിതായത്തിവ തന്നകയത്തി ലിമൺ ജാവറവും അവറുമായി അടുത്ത് വിടപെടുന്ന ആളുകൾ എന്താക്കും ശല്യപ്പെടുത്തും കടിച്ചിട്ട് ബുദ്ധിമുട്ടാക്കും വേർപിടിച്ചിട്ട് ഏതുപോലെ അത് താറത്തമ്പിൽ ദൈവത്തിവ താറത്തിന്റെ പറഞ്ഞിട്ടും മറ്റുള്ള ബുദ്ധിമുട്ടാക്കിയിട്ടും ഒരു ശല്യപ്പെടുത്താണ് മുറുകത്തിന്റെ സ്വഭാവം പൊതുവിന്റെ മതി അസാനിത്ത മൂന്നാമത്തേതോ ഹസാസത്തു ഹിമ്മത്തിയും ഇവരുടെ ഹിമ്മത്ത് വളരെ താണതാണ് ഇങ്ങനെ പാലും വെച്ചോട്ട് ചോരയും വെച്ച ഇതേ കുടിക്കൂ ചോരയെ കുടിക്കൂ ഇതുപോലെ നല്ല കാര്യം വെച്ചു കൊടുത്ത് ചീത്തയും വെച്ചു കൊടുത്താൽ ചീത്തയെ തിരഞ്ഞെടുക്കും അബീത്തിബാറി സുക്കിരൽ മവാദിയൽ മുസ്ബിര അടിക്കാട്ട് ഇവിടുന്ന് കച്ചറ പിടിച്ച സ്ഥലങ്ങളുണ്ടല്ലോ അതിലേക്ക് പോയി താമസിക്കാനാണ് ഇവരുടെ പരിപാടി വലിച്ചുകാണി ബില്ലാത്തിലെ ദൂനകൈരി മാതുഹോറിയും ബിർദോഷികൾ മസ്കര പിന്നെ ദോഷ മസ്കരത്ത് വേറെയുണ്ട് ഒറ്റടിയിട്ട മാത്രം ഇവർക്ക് ആകാം നടക്കരുത്തുള്ളൂ പെണ്ണ് വിഷയ പാറി അടിയും കെട്ടിയാ ചത്ത് ഈ ലോകവസ്തനത്ത് വന്നു എന്താ കൊടുത്തു വക്കത്തക്കന്തമ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാഫിർ റക്കത്തിന്റെ ഈ വാബിസമാൾ റക്കത്തിനെ സംബന്ധിച്ച് പറയാനുള്ള മസാല എന്നൊക്കെ ഇവിടെ പറഞ്ഞു സമാന്റെ വാപിൽ കഴിഞ്ഞിട്ട് മുഹറൻ വസാലിയും അഹൽ നിസ്ബത്തി മസുലൂബ് നിസ്ബന്റെ അഹലുകാർ ആദരിക്കൽ മസുലൂബാണ് വഹസനം വാജിബൻ അത് മന്തോബൻ എല്ലാവരെ കൊണ്ടും വസനം എന്ന് വിചാരിക്കലോ വാജിബോ മന്തോബോ ആണ് തസ്ലീമ വിഹായത്വൻ മറ്റുള്ള ആളുകളെ അടങ്ങനെ കുറ്റപ്പെടുത്താതുണ്ട് ചിലർക്ക് സമ്മതിക്കണല്ലോ അത് ഒരു കാവലാണ് വല്ലെങ്കിൽ ഇന്ത്യാദ് ഇന്ത്യക്കാതൂന്നാവണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തമ്മൽ നീ ശരിക്കും ചിന്തിച്ചോ അതാ നല്ലത് കഥ വരുന്നുണ്ട് തങ്ങൾക്കുള്ള രക്ഷപ്പെടും മാ വക്കാൻ ഇബിൻ ഹാറൂനമിൽ ഖിറാദ് ഇബിൻ ഹാറൂൻ എന്നവർക്ക് ഖിറാദ് എന്നവരുടെ മക്കളിൽ നിന്ന് സംഭവിച്ച ഒരു സംഭവം ഹൈസ് നക്കസഹൂ മൂപ്പറെ കുറച്ച് കുറവാക്കി പാത്തിന് ഇബിൻ ഹാറൂന്റെ എല്ലാ കാര്യങ്ങളും ഒറ്റ മണിക്കൂർ ദൂരപ്പെട്ടു പോയി എന്നാണ് വഫീരമാക്കാൻ ഐന്തറോമികൾ ഒരോമുകൾ അൻവാർ എല്ലാ ഒരോമുള്ള അൻവാറുണ്ടായി ഇല്ലായ്മ സംഭവിച്ചു അള്ളാഹുനക്കുള്ള തോബ ചെയ്ത് എന്നിട്ട് ഈ കിളാദിനെ കാണാൻ പോയിച്ച് വധഹല്ലമീൻ പൊരുത്തം തീർന്ന വരയും എല്ലാം തൽക്കാലം സ്റ്റേ ചെയ്ത് വെച്ചു കളഞ്ഞു വന്നു ഈ കഥ എവിടെയുണ്ട് ഓ ചിത്രത്തിൽ മതക്കൂർന്ന് ചാപക്കാത്ത ഞാൻ വിളിക്കുന്നു ഇനി ഒക്കതാലിക്ക കിസ്സത്തുൽ ഫക്കീൽ ബുൽക്കനി റമ്യല്ലാണ്ട് ഒരു കഥയുണ്ട് ബായിൽ ഹസീൽ ആ കഞ്ചാവ് വിറ്റാളോടൊപ്പം ഹായിസ് എത്ര നാലേജ് കൽബി കൽബുണ്ട് എത്ര എന്ന് പറഞ്ഞപ്പോ ഫക്കീലായി മുഹൂബഹാലഹു അത്താ താബ കുറെ ഇൽമഹാലെല്ലാം പോയി തവ ചെയ്ത് അമറഹു അഞ്ചിരിച്ച മഹു വയർത്തി ബി ഹബറിൻ മലഹമീൻ എന്നിട്ടോ ഈ ബായിൽ ഹസീസിനൊക്കെ പോയിക്കാൻ പറഞ്ഞു വരും എന്നിട്ട് ഹബുസുൽ അഹ്മം കൊണ്ടാട്ട് ഹത്ത കുല്ലു മനിസ്തറൽ ഹസീസ് അത്താമഹുൽ ഫക്കീർ ഈ ഹസീസ് വാങ്ങിയാണ്ടല്ലോ ഓർക്കെല്ലാം ഇവരെ കയ്യാൽ ഭക്ഷണം കൊടുത്തു ഫക്കീഹിൽ അഹമും കുറിസും കൊടുത്തു തുതിച്ചു വഹാദാക്കുല്ല് വബാലുള്ള ലിങ്കാർ അലാഹ് നിസ്ബത്തിന്റെ ഹരികാറെ ആക്ഷേപിച്ചാലും കിട്ടുന്ന കോളാണി കണ്ടു അള്ളാഹു ആലം ثم قال فكلما اليوم عليه الناس ഫുല്ലുമാണല്ലേ മുബത്തായിട്ടില്ല വേണ്ടി മുഴുവനും എങ്ങത്തൊന്ന് അരയിന്നാസു അതിന്റെ മേലാണ് ഉള്ളത് അല്യോമ ഇന്ന് അപ്പൊ ഇന്ന് ജനങ്ങൾ കഴിഞ്ഞുകൂടുന്ന എല്ലാ കാര്യങ്ങളും ആരാൽ നീ മുദ്ദീനൽ ഫക്ര ഫക്രനെ ദയവാ ചെയ്യുന്ന ആളുകളാൽ ഇന്ന് കഴിഞ്ഞ ആളുകൾ ഈ അതിലൊക്കെ ഉണ്ട് ബാസും എന്തെല്ലോ ഉറക്കത്തരങ്ങളുണ്ട് പക്കന്ന് വ്യാപാരം ചെയ്യുന്ന ആളുകളാൽ ഇന്ന് കഴിഞ്ഞുകൂടുന്ന ആളുണ്ടോ അതിലൊക്കെയുള്ള ബാസുണ്ട് എന്ന് പറഞ്ഞു ബാവടി ചാതി പറയും ആദ്യ കൊല്ലിയില്ലാത്തല്ലോ ഈ കൊല്ലിയായിട്ട് വന്നാൽ സമ്മതിക്കില്ല എല്ലാവർക്കും ബാസുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇല്ലാത്തല്ല മൂലഹോ അത് സമ്മതിക്കൂല എന്തുകൊണ്ട് നിശത്തിന് നക്കീലിഹ അതിന് നക്കീലെന്താ സാലിബുല്ലി വഹിയൽ ജുസയ്യത്ത് സാലിബ സാലിബ് ജുസിയാണല്ലോ സാലിബ് ജുസിയല്ലേ മുതമുഖത്തിന്റെ നക്കീൽ എന്തെന്ന സാലിബ് ജുസിയ അതിവിടെ സാധിക്കാറുണ്ട് എല്ലാവർക്കും ബഹുസുണ്ടെന്ന് പറഞ്ഞാൽ പോലെ ചിലർക്ക് ബഹുസില്ലാണ്ട് കൊണ്ടുപോകുന്നു وهو على طالب كل يوم ده طالب جزئي نقيلا بعض ما عليه الناس من അതുപോലെ നക്കീല ആ അതിവിടെ സാധിക്കാവുന്നത് കൊണ്ട് കൊല്ലിയായിട്ട് സമ്മതിച്ചുകൂടാന്ന് പറയുന്നു قال صلى الله عليه وسلم തെളിവ് لا تزال طائفة من أمتي ظاهرين على الحق حتى يأتي أمر الله എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയോ കഴിഞ്ഞതാണ് قال المحققون ആരാണ് ലാഹിരീൻ അല ഹക്കായ തായിഫത്ത് മുഹഖിഖീങ്ങളായ ഉലമാക്കന്മാർ പറഞ്ഞു ഇന്ന ഹാദിഹി തായിഫത്ത മുഅല്ലഫത്തും മിൻ സലാസി ഫിറഖിൻ ഇത് മൂന്ന് ഫിറക്കത്തുകൾ ഒരുമിച്ചുകൂടിയ വിഭാഗം ഒന്ന് ഔലിയാവും രണ്ട് ഉലമാൽ മൂന്ന് മുജാഹിദീൻ ഏത് മുജാഹിദ് മറ്റേ മുജാഹിദല്ല അത് മുജാഹിദ് എന്നാണ് മറ്റൊരു നിഷേധിക്കുന്ന ആള് നീനെ ലോകത്തുള്ള കാര്യം നിഷേധിക്കുന്ന മുജാഹിദ് എന്നതിന് ശരിയാ ഉച്ചാരണം ഇത് മുജാഹിദ് ഇത് പറയാം ഈ മൂന്ന് തായിഫത്തുകൾ ഒരുമിച്ച് കൂടിയ അവരാണ് ഇത് ലാഹിദീൻ ഹക്ക് മൂന്നാളെ സേവനം ആവശ്യമാണെന്നാണ് فهؤلاء الفرق لا تنقسم حتى يأتي أمر الله അന്നൻ നാളിമ അപ്പൊ നാളിമിന്റെ ഭാഗത്ത് മുപ്പർ കൂടെ മുപ്പർ കുല്ലിയായിട്ട് ആക്ഷേപിച്ചല്ലോ അരുമ്പണ്ട തെളിവിയില് ഓർ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഇതൊരു ആക്ഷേപമാണല്ലോ അതിന് മുപ്പർ തെളിവിയിൽ കൊടുക്കുന്നത് നാളിം എന്താക്കിന്നറിയോ ലമ്മാറ കസറത്ത തഹ്ലീറ്റി ഈ കബളിപ്പിക്കൽ വല്ലാണ്ട് അധികരിച്ചപ്പോൾ അമ്മഹുമെല്ലാം എല്ലാം അടച്ചു കൊന്നു എന്ന് വെച്ചാൽ മതി ഓറെ പത്തെണ്ണം കൈകൊണ്ട് കൊടുത്തു വക്കാല ഷെയ്ഖ് അബ്ദുൽ വാലിദ് പറയുന്നു കുല്ലുമാഹും ഇന്ന് ഇന്നത്തെ തായ്പ തടങ്ങിയ മഹദസാത്തിൽ ഉമോറുള്ള എല്ലാ കാര്യങ്ങളിലുണ്ട് ഓരോ തരം ബൗസ് എന്ന് പറഞ്ഞു ഫൽ ബൗസോ എന്ന് പറഞ്ഞാൽ മീൻകാരി ഹംസത്തിൻ ഹംസില്ലാണ്ട് ബാസ് എന്ന് പറഞ്ഞാൽ ഹുവല്ല ഐബു ഐബ് എന്നാണ് വബിൽ ഹംദി ഇസ് എന്ന് ഹംദ ഹദീദു ഇരുമ്പ് എന്നാണെന്നും ആര് പറഞ്ഞു ശേഷ് അബ്ദുൽ വാരിക്ക് പറഞ്ഞു ഇന്തഹ പക്ഷെ ആ ലോകത്തുമാരെ പറഞ്ഞതിൽ ഒരു ശരിക്കുറവുണ്ടെന്നാ പറയും അബ്ദുൽ വാർക്ക് ഇങ്ങനെ പറഞ്ഞു മാക്കാലവും അബ്ദുൽ വാർക്ക് പറഞ്ഞല്ലോ ഈ തവസീലിൽ ബാസി അത് മാക്കാലവും അതിൽ സഹിയെന്ന് ശരിയായിട്ടില്ല എന്നാ പറയും ഇത് ഹംസ ഇല്ലാണ്ട് പറഞ്ഞാൽ അയിബും ഹംസയോട് കുറഞ്ഞ ഇരുമ്പെന്നാണല്ലോ അർത്ഥം പറഞ്ഞത് കൈയല്ല എന്തുകൊണ്ട് ഇതിൽ ബാസ് എന്ന് പറഞ്ഞാൽ അൽ ഹസ്മു ബി ഹംസിൻ വബി വൈദി ഹിസ്മിൻ ഹംസിൻ ഹംസ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ബാസ് എന്ന് പറഞ്ഞാൽ എന്താ ഹസ് ഒരു കട്ടി ഒരു കെത്ത് എന്നൊക്കെയാണ് സുമ്മതക്കരൻ ഇല്ലത്ത ആ ലോത്തമഞ്ഞപ്പ മുപ്പറ ഇക്കലത്തുന്നു ഇല്ലത്ത് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ മുദ്ദയിൽ ഫക്കറിനൊക്കെ ഒരു അയബ് കൊണ്ട് പോരയിനി വന്നെന്തുകൊണ്ടാ ഓരോ മത്സ്യം بذاك ضلوا طول والأركانا وطيروا في الورى موهانا وهدموا بنيانه المسيدا وطيروه مخملا ومخمدا ഇത് നഖമു അവർ പൊളിച്ചു കളഞ്ഞു തകടം മറച്ചു കളഞ്ഞു ഉസൂലുകളെയും അർക്കാനുകളെയും ശരീരത്തിന്റെ ഉസൂൽ അർക്കാൻ എന്താണോ അതാകെ കത്തിപ്പൊളിച്ചിരിക്കുക എന്താന്ന് പറയും വസയ്യോ അങ്ങനെ അതിനെ അവർ ആക്കി സിൽവറ ജനങ്ങളുടെ ഇടയിൽ മുഹാനൻ വളരെ മോശമായ മുഹാൻ ജ്ഞാനത്താക്കപ്പെടുന്നതാരുണ്ടല്ലോ അതാക്കി മാറ്റി വഹദ്ദമു അവർ പൊളിച്ചു ബുഞ്ഞാനവൽ മുസയ്യദ മഹാന്മാർ എടുത്ത് കെട്ടിപ്പടുത്ത ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതിന്റെ സയ്യദായ ബിഞ്ഞാൻ നല്ല കെട്ടറക്കോടുകൂടി എടുത്ത ആ ബിഞ്ഞാൻ അവർ തട്ടിപ്പൊളിച്ചു എന്നിട്ട് വസയ്യറൂഹു ഇതിനവർ ആക്കി മുഹ്മലൻ പ്രസിദ്ധിയില്ലാത്ത മുഹ്മൽ ഒരു മുഹമ്മദൻ കെട്ടടങ്ങിയതുമായി പോയി പ്രകാശം കെട്ടടങ്ങപ്പെട്ടത് ഈ നെക്കമ്പും ഉസൂലും മറക്കാനും ഒന്ന് തന്നെ അത് പൊളിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഉസൂൽ അർക്കാനെ പരിഗണിക്കാതെ കണ്ടെന്താക്കി തള്ളിക്കളഞ്ഞു അവഗണിച്ചു കളഞ്ഞു വൽ അമല ബിഅന്താദിഹ അതിനെ നേരെ വിട്ടുകൊണ്ട് അമലും വന്നു എന്താ തസഫിന്റെ ഉസൂല് ഉസൂൽ തസമതി ഹംസത്വൻ ഇലൈഹി ഒന്ന് തക്കവല്ലാഹി തആല ഫി അലാനിയ രണ്ട് വരില്ലേ ഇല്ല ഇപ്പറാണെന്ന് ആ ബൈത്തിനോട് സംബന്ധിച്ചിട്ടാ വൽ ഏറാതു അനിൽ കൽക്കി ഇക്ബാരി വൽ പടത്തോട് നിന്നെ ആദരിക്കാൻ വേണ്ടി ഇക്കുമാരായിട്ട് വരട്ടെ എല്ലാവരും നിന്നെ അവഗണിച്ചിട്ട് അനാദരവ് കാട്ടിയിട്ട് പിന്നോട്ടടിച്ചിട്ടെ എന്നല്ല എല്ലാം പോട്ടെ മുന്നോട്ട് വന്നാൽ വലിയ കൊത്തിയും പിന്നോട്ട് പോകുന്ന ഭാഗ്യം ഇവർക്ക് വേജാറും ഒന്നുമില്ല വന്നാലും ശരി പോയാലും ശരി ഏതാം തന്നെ ഇക്കുബാർ ഇതുബാറും ഇക്കുബാർ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കും ജാവും തന്നെ പിന്നെ ബഹുമാനിക്കുന്നത് ഇതുബാറാന്ന അവസരത്തിൽ പോട്ട് പാ അവനൊന്നും വേണ്ട എന്നിട്ട് കയ്യച്ചു പോക്കണ്ടല്ല ആയിക്കോട്ടെ നിർത്തല്ല നമുക്ക് കലീലെന്നെ കസീലെന്നെ കല്ല പറഞ്ഞു ഇതാ സന്തോഷത്തിലാവട്ടെ സന്താപത്തിലാവട്ടെ അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ കൊടുക്കണം ഇതിന് ദാഹത്തിലാവട്ടെ ആശയത്തിലാവട്ടെ അള്ളഹാനെ കൊണ്ട് റുജുണ്ട് സർറായിൽ എന്തായിരിക്കും ശുക്ർ ബറായിലോ സബർ താഴത്തിലാവുന്ന അവസരത്തിലോ അവരും കുമ്പത്തില്ലായ്മ പിന്നെ മാസിയത്തിലോ തൗബ ഇത് കൊണ്ട് അള്ളാഹിനെ കൊണ്ടു മുടങ്ങി അഞ്ച് ഞങ്ങൾ ഋതുവിലല്ലായി ചിത്തറായി വന്നറ നമുക്കൊക്കെ മജീദ് അറിയത് വാക്കഥ കാലത്തേക്ക് ദറൂക്കറിയല്ലാഹി ഭാരത ആലയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭാരതർക്ക് അഹമ്മദ് ദറൂക്കിന് എന്തുണ്ട് ഈ ബൈത്തിൽ ചറഹുണ്ടല്ലോ ഈ ചറഹയിൽ എന്താ പറയുന്നത് നക്കുദുൽ ഉസൂലിനെ പറ്റി പറഞ്ഞത് വക്കാലത്ത് ഈ ചറഹയിൽ ഹാദൽ മഹല്ല് നക്കുദുൽ ഉസൂലി വല്ലർക്കാൻ എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞെങ്ങനെയാ വമ്മാ നക്കുദുഹുൽ ഉസൂല فبإثبات ما ليس منا في محلها كاستبدالهم الزهد بالهرس والورع بالطمع والتقوى بوقعة الربائية അങ്ങനെയോട് പോകുന്നു ഉമറി പറഞ്ഞു അവർ ഉസൂലിനെ പൊളിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ ശരീക്കത്തിൽ ഇല്ലാത്ത ഉസൂലിൽ പെടാത്ത ചില കാര്യങ്ങൾ എന്താക്കി ഇവിടെ ഇസ്ബാത്താക്കി ഉദാഹരണം കസ്തിബദാലിഹിം ദുഹുദ ദുഹുദിനെ അവർ എന്താക്കി പകരമാക്കി ശിരത്തിനെ കൊണ്ടാണ് ദുഹുദാണ് ഇവിടെ വേണ്ടത് അതിന് പകരം എന്തുകൊണ്ടുവന്നു ശിരത്തിനെ കൊണ്ടുവന്നു വറയിനെ പകരമാക്കി തമായി അത്യാഗ്രഹം കൊണ്ട് പകരമാക്കി തക്വാനെ പകരമാക്കി എന്തുകൊണ്ടാ വക്കത്ത് റബായി എന്ന് വെച്ചാൽ ലാഭം കിട്ടുന്ന കച്ചവടം എന്താ റബ ദിബ ദിബ നമുക്ക് ആനുകൂല്യം കിട്ടാവുന്ന പരിപാടികളുണ്ടല്ലോ ആ അതിലേക്കാക്കി മാറ്റി പിന്നെ അപ്പൊ ഉസോലെ അർക്കാൻ എന്നല്ലേ പറഞ്ഞു അതിന്റെ വ്യത്യാസമുണ്ടോ ഇല്ല വൽ അർക്കാനും കല്ലുസോൽ അർക്കാൻ ഉസൂൽ ഒന്ന് തന്നെയാണ് രണ്ടൊന്നല്ല അതേപോലെ മിസിൽ ജൂഹി വസ്തഹരി വസ്തംസി വക്കസറത്തുൽ അമാൻ വശക്കലി വശപ്പ് കഴിക്കലുണ്ടല്ലോ തണറ് സ്വംസ് മരണല്ലേ അനാമ മനാമ താമ് കലാമല്ല നാല് വസ്യം പറഞ്ഞത് അനാമ മനാമ താമ് കലാമ് നാല് വസ്യം അനാമിലെന്താ എന്താ ഉണ്ടായാല് ആ വെന്തുലത്ത് വരും മനാമിലോ തഹറ് വരും താമിലെന്ത് വരും ജൂറി വരും കലാമിലോ സ്വന്തം വരും അതിനെ ഒപ്പത്തിട്ടാണല്ലോ ഇതൊക്കെയായിരുന്നു ഉസൂലുകൾ ഉണ്ടായിരുന്നു കതൂനാലിക്ക ഇവരെല്ലാം പൊളിച്ചിട്ട് കളഞ്ഞിട്ട് ഈ രുചോദി ബസാലത്തി വൽക്കത്തൽ അമലിൽ മടികാത്തൽ ഈ ബസാലത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കലാണല്ലോ ബസാലത്ത് ചെയ്യുന്നതിനോട് മടി കാണിക്കലാണ് ബണ്ട കത്തലി ഇതൊക്കെ വരാൻ തുടങ്ങി അവർ ആക്കിനി കുല്ലിമാസുബത്തു ഇവർ കൊണ്ടുവരുന്ന ഈ ബസാലത്ത് കത്തിന് മുതലായുണ്ടല്ലോ അതിനൊക്കെ തതിവീരൻ ഓ വജിഹൻ ഓരോ ന്യായീകരണങ്ങളും ഓരോ തെളിവീരും കൊണ്ടുവരാം ഇന്നത് കണ്ടത് അങ്ങനെയാക്കി എന്തുകൊണ്ട് എങ്ങനെയാക്കി പറഞ്ഞിട്ട് ഈ ചെയ്ത തെറ്റിന് ന്യായീകരിക്കരുത് ജറവുനുഹു അയിനുള്ള വസ്തുതാത്തൽ മുസ്തഖീം എന്നിട്ട് ഹിതായത്തിന്റെ അയിനും അത് തന്നെ മുസ്തഖീം അത് തന്നെ എന്നാണ് ഇവർ കാണുന്നത് ആമീൻ എന്താ പറഞ്ഞ വസയ്യറോ ഫിൽവറ മുഹാനൻ എന്നല്ലേ പറഞ്ഞത് അതാ വന്നമാ സയ്യറോ മുഹാനൻ അത്തരീക്ക ബിമാബിഹറോഫിഹിമിൻ ഖിലാഫിൽ ഹക്കി ഹക്കിന്റെ മാറ്റമായ പലതിനെയും അവർ എന്താക്കുന്നു ഇൽഹാറാക്കുന്നു കൊണ്ട് ആരെങ്കിലും അറിയപ്പെട്ടാലോ അതല്ല താലൂടെ മാറി നിൽക്കിരിക്കാത്ത കൂട്ടർ എന്ന് വേണ്ടത് അത് അടച്ചാക്ഷേപം വന്നു ആടയിൽ പറയുന്ന ചുറ്റുപാടും ഈ ഖിലാഫുൽ ഹക്ക് കൊണ്ട് ആരെങ്കിലും അറിയപ്പെട്ടാൽ മറ്റുള്ള ആളുകൾ എന്താക്കും ഇത്തിഫാസാക്കും വഹാദ അമ്രും ഹാദിഹില്ല ഈ കാലഘട്ടങ്ങളിൽ അത് പറഞ്ഞിരിക്കേണ്ടതിന്റെ വളരെ വ്യക്തമാണ് ഈ കാലഘട്ടങ്ങളിൽ മേത്തരതീങ്ങളിൽപ്പെട്ട ഒരാളുണ്ടാവില്ല യഹത്തക്കിതു ഒരാളെയും ഇല്ലാത്ത ആളായി മറിഞ്ഞു എല്ലാം പോക്കാന്നാണ് എത്ര വന്നോളം പറയും ആരൊക്കെ കൂടിയാലും ഒരാൾക്കാരൊക്കെ കൂടും മെണ്ടസം പോയിട്ട് വരും എല്ലാം പോക്കാണ് നല്ല തട്ടിപ്പോറാം കരിക്കത്തി കൂടി എല്ലാം തട്ടിപ്പോറാണ് ഒരാളോട് ഇസ്തിക്കാതില്ലാത്ത ചുറ്റുപാട് വരാൻ പോകും ആൾക്കാരും വിശ്വാസമില്ല ആ രീതി എത്ര തുടങ്ങി വല ആ തരീക്കത്തൻ സഹീയത്തൻ എന്നിട്ട് ഹത്തജുലി ധാരിക്കാം ഈ എത്രാമ പറഞ്ഞ തൊടി ഈ അന്ന പുലാനൻ ഇന്നാളിന്നൊരു പുലാനുണ്ടല്ലോ അൽ മുസ്തബിഹിറു ബി കഥ ഇന്നാളിന്നത് കൊണ്ട് പ്രസിദ്ധമായ ഒരാള് നഹറമിന്നു കഥ അവന്റെ വസൻ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് ഇന്ന ദരീക്കത്ത് കൊണ്ട് മുസ്തഹാറായ മനുഷ്യനുണ്ടല്ലോ അയാൾ ഇന്ന് വെച്ചത് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ആ അതുകൊണ്ട് എല്ലാം പോക്കാണ് പുലാനും വക്കാമിന്നു കഥ വക്കഥ എന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങും വഹാദ എത്തരത്തിൽ ഈ പുരാനാണെങ്കിലോ നിന്നുലായിക്ക ആ നമ്മളെ പാർട്ടിപ്പെട്ട ആളാണ് നമ്മൾ ഈ ആരെ ആശയം പറഞ്ഞ ആ പറയപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ നമ്മളെ ഉലായിക്കപ്പെട്ടവരാണ് ഉലായിപ്പെട്ടവരാണ് അപ്പൊ അയാളെ വെക്കുന്ന കണ്ട പേര് തെറ്റുകൾ കാണുമ്പോൾ എന്താക്കൂ ഇവർ അടക്കം അടിച്ചിരിക്കുന്നു അപ്പൊ മൂപ്പർ എന്താക്കുന്നു പന്നാമ അജീബുൽ മുഹജീദീസ് ആരാണോ തഹീറാക്കിയെന്ന് ഓറ അമ്മ ഇസാ കൊടുത്തോട്ടെ നമ്മുടെ കുറ്റം പറയുന്നു വൽ ഫാത്തിഹിനൽ ബാബബി അഹമാദിഹിം വേറെ അഹമാദി കൊണ്ട് മറ്റുള്ള ആൾക്ക് കാര്യം പറയാൻ ബാധ്യത ഒന്നോടത്തുള്ള ഓറല്ലേ ഓറെപ്പറ്റി അന്നെടുത്തോട്ടെ വയില്ല അങ്ങനെയല്ലെങ്കിൽ പൽ മുങ്കിറുലിമ എസ്തഹക്കുൽ ഇൻകാറ ഇൻകാറിനെ ബന്ധപ്പെട്ട ആൾ ഇൻകാറാക്കിയാണെങ്കിൽ മഹദൂർ മഹദൂർ എന്ന് മാത്രമല്ല പൽ മഹജൂർ ഒരു കൂലി കൂടെ കിട്ടും അതുകൊണ്ട് ഫാരിഫ് താഴേക്ക് ഇത് മനസ്സിലാക്കണമെന്ന് ഇൻതഹാ കലാമുഹാര അഹമ്മദ് ദുറൂഖിന്റെ കലാം കഴിഞ്ഞു وقوله وطيروه مكملا ومكمدا وطيروه എന്നുവല്ലേ ഉസൂലുകളെല്ലാം പൊളിച്ച് അതിന്റെ ഹക്കിനെല്ലാം താറുമാറാക്കിയപ്പോൾ താറ ഇന്ദന്നാസി മഹ്മൂദൻ അത് ജനങ്ങളിടയിൽ എന്തായി ഒരു പ്രസിദ്ധിയില്ലാത്ത ആർക്കും വേണ്ടാത്ത സാധനമായി മാറി മുഹമ്മൽ ലായുറഫു അറിയപ്പെടാത്ത മഹ്മൂൽ വ മഹ്മൂദൻ ലായഹറു ഇത് നുഹൂറില്ലാത്ത മഹ്മൂദ് കട്ടടങ്ങിയ സാധനമായി പോയി എന്താ ലിമ അദ്ഹലൂഫിഹിമിന തഹ്ലീൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇത് കൂട്ടിച്ചേർത്തതിന് വേണ്ടി والله أعلم ثم تمم أوصافه فقال وناثروا الفروع والوصول وجعلوا معلومها مجهولا ونثروا അവർ വലിച്ചെറിഞ്ഞു കളഞ്ഞു ഫുറുവിനെയും വസൂലിനെയും വിളിച്ചെറിഞ്ഞു ചുരുക്കത്തിൽ അരീക്കത്തിന്റെ വസൂൽ അപ്പുറം പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഫുറു ഇവിടെയും പൊളിച്ചു ചുരുക്കത്തിൽ ഒന്നും ബാക്കിയില്ല അവരാക്കി മാലൂമ തരീക്കത്തിൽ അറിയപ്പെട്ട എന്തെല്ലാം മേത്തരങ്ങളായ അഹബാലുണ്ടായിരുന്നു അതെല്ലാം മജുഹൂല ഇന്ന് ആയിരിക്കും മജുഹൂലായി സുഹൃദ് എന്ന് പറഞ്ഞാൽ എന്താ പണ്ട് മാലൂമായില്ല അതാണ് ഇസ്ലാം ഓടെ കണ്ടാ ആർക്കെ തന്നെയാണ് സുഹൃദ് ഇന്നോ സുഹൃദ് അറിയപ്പെടുന്നില്ല ഒരു കാലത്ത് എന്തായിരുന്നു തവക്കൂലി അറിയപ്പെട്ടിരുന്നു ഇപ്പോ അവർ അവരുടെ പറഞ്ഞ അതാ തവക്കൂലി ഇന്നോ അത് മജുഹലായി മാറി അന്നത്തുറോന്ന് വന്നാൽ പറഞ്ഞാൽ തറഹു ഞാൻ അന്നഹം ലം ജഗതോ വ്യാസനയും വലാ ഫറഇൻ അസല് കൊണ്ടും പൊറോണ്ടും ഒരു പിടിച്ചിട്ടില്ല എന്നാ നേരത്തെ രണ്ട് വരിയും കൂടെ കൂട്ടി വെച്ചാലാ നേരത്തെ ഉസൂല് പൊളിച്ചു ഇവിടെ പുറവും പൊളിച്ചു എന്ന് പറഞ്ഞാൽ അസലുമില്ല പുറവില്ല വലം നെറ്റമത്തക്കും ഇനത്തരീക്കത്തിൽ ശൈലിനില്ല മുജറബിൻ നിസ്ബത്തിയും വെറും ഒരു നിസ്ബ മാത്രം ശരീരത്തിൽ നിന്ന് ഓനാര ഓൻ ചാതിരി ഓനാര ഓൻ കാതിരി ഓനാര ലക്ഷവല്ലി ഓനാര ഓൻ സിസ്റ്റി ഓനാര ഓനല്ല എന്നുവന്നു فسيروا ما كان معلوما منا عند أهلها തരീക്കത്തിന്റെ അഹലുകാരടുക്കൽ മാലൂമായ പല വലിയ അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ആക്കി മാജുഹൂലൻ നിന്ദവും ഇവരെടുക്കൽ മജുഹൂല ഓർക്കൊന്നും അനുഭവിച്ചതില്ല അതെല്ലാം ഹൈസുലം ഞാരിപ്പോ ഇവർ തന്നെ പറ്റി കഴിയില്ല وقالت ضروك رضي الله عنه മറ്റൊരു മാന്യ പറയുന്നു മഅനാഹു അന്നഹും ലം യറുതു ഫി തരീഖത്തി ബിഅസ്ലിൻ വലാ ഫർഇൻ അതൊക്കെ പറഞ്ഞവർക്ക് തന്നെ ബൽ അമലു മിന്നാ ബിബഅദിൻ വതറകു ബഅദൻ ചിലത് കൊണ്ട് അമൽ ചെയ്യും ചിലത് കൊണ്ട് അമൽ ചെയ്യൂല ഉമ്മൂറും അലാമൻ ഞെന്നു ഇലയും അവരൊക്കെ ഉള്ള ദൂരത്ത് നോക്കുന്ന ആളുണ്ടാവുമല്ലോ ഇവർക്ക് കാര്യം തിരിയുന്നില്ല ഇവർ ചിലതെടുക്കുന്നു ചിലത് ഒഴിവാക്കുന്നു അപ്പൊ എടുത്തതാണോ ശരി അല്ല ഒഴിച്ചതാണോ ശരി തിരിയുന്നില്ല നമുക്ക് അപ്പൊ ഇവരെ വിശ്വസിക്കുന്ന ആളെന്ന് പറയും എടുത്തതോ ശരി ആഴത്തിൽ അറിഞ്ഞു നോക്കിയാലോ ഇവർക്ക് തടിയാവാക്കി നിരക്കുന്നതായിട്ട് എടുക്കുന്നു ഞാൻ തലമാടി തകരുന്നു പോയിച്ചത് ഇവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അപ്പൊ ഇന്ത്യക്കാതും ഏത്തിക്കാതും രണ്ടായിരക്കാരല്ലേ ഏത്തിക്കാതുകാർ എന്താക്കും എടുത്തത് കണ്ടിട്ട് ഇതാ നല്ലത് തോന്നും ഓരോടത്തില്ലേ ഇന്ത്യക്കാരുകാർ എന്ത് പറഞ്ഞു എടുത്തു ശരിയല്ല ചുരുക്കത്തിന് എല്ലാം കൂടെ കബളിപ്പിക്കപ്പെട്ടു അതാ ലി അന്നഹു ആ മഞ്ഞെന്തറുണ്ടല്ല യജിതമിനെ തരീക്കത്തി ചൈൻ ചില തരീക്കത്തിൽ നിന്ന് അവർ കണ്ടെത്തിക്കുന്നു ആ കണ്ടെത്തിച്ച ശൈലി ഇവരെ ക്ഷണിക്കുന്നുണ്ടെന്ന് ഇനി എത്തിക്കാവ് ഇത് അംഗീകരിക്കണമെന്ന് ഇതിലേക്ക് എത്തിക്കാവ് ഇന്ത്യക്കാവില്ലേപ്പാ ഏറ്റുകാവിലേക്ക് ഓറെ പ്രേരിപ്പിക്കുന്നത് കാണുമ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് ശരിയാണെന്ന് വിശ്വസിക്കണം വയജിതം ഈ മുഖാലഫത്തിയ തരീക്കത്തിന്റെ മുഖാലഫത്തായിട്ട് കാണുന്ന അഷിയാറ വേറെ കുറെ സാധനം എന്നിട്ട് ചൈ എന്നാണ് മുഫറൈച്ച മുറിവ് അഷിയ തതുഹു ഈ അസിയ ഇവനെ ക്ഷണിക്കുന്നതിൽ ഇന്ത്യ ഇവിടെ കുറ്റപ്പെടുത്താൻ ശരീരത്തിന്റെ അതിനേറെ നീ ചില കാര്യത്തിൽ ചുരുക്കം ചില കാര്യം പറയുന്നത് അത് കാണുമ്പോൾ അംഗീകരിക്കണം തോന്നുന്നു വേറെ കുറെ കൂട്ടം കാണുമ്പോൾ എതിരായിട്ട് കാണുമ്പോൾ എന്താണ് ഇന്ത്യ കാതും പണം കുറയ്ക്കുന്നു അപ്പൊ ബഹുബമിൻ ആദമിൽ മസായി ഇതാണെങ്കിൽ വലിയ മുസിബത്ത് വന്നല്ലോ ഏതാ അംഗീകരിക്കേണ്ട ഏതാ എടുക്കേണ്ട ഒന്നും തിരിയാണ്ട് കടന്നു കളിക്കുകയാണ് ثم قال واعتصموا فيها بغير حسبا وطيروها ضحكة ولعبا അതാ ഇവിടെ നിന്ന് വഹത്തസബു എന്ന് പറഞ്ഞാൽ എഹ്തിസാബുൽ അവല മിനൽ ഹിസാബ് കണക്കാക്കൽ കണക്കാക്കുന്നുണ്ടല്ലോ അർത്ഥസബു ഫീഹ തരീക്കത്തിൽ അവർ കണക്കാക്കി ഹിസ്ബത്തിൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കോടി കരസ്ഥമാക്കല്ലെന്ന നീയത്തില്ലാതെ കണ്ട് ഈമാനം വഹ്തിസാബൻ എന്നറിയില്ലപ്പ ഹിസ്ബത്ത് അമ്മാനെ കൂലി അപ്പൊ എന്റെ കോടി കാക്ഷിക്കൽ എന്ന ആ സാധിക്കാൻ നീയത്തില്ലാതെ കണ്ട് തരീക്കത്തിലെ അവർ കണക്കാക്കിയിരിക്കുന്നു അപ്പൊ എന്ത് ദുഷിച്ച നീയത്തോടും ഇതിൽ കടന്നിയല്ല എന്നിട്ടുള്ള ജനീദ് മാതാവ് എന്ന് പറഞ്ഞു പറയാൻ നമ്മൾ ഞമ്മളുണ്ടാക്കുന്ന ഒരു മാറ്റെടുക്കലുണ്ട് വയറ്റിന് നല്ല നീറ്റിന്റെ കല്ലിന് മടക്കിയേക്കും ജാമ്യം ഉസൂൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ണടലും കയറിക്കോ കുറെ അതിൽ ചെക്കിംഗ് ഉണ്ട് അവിടെ എത്തിച്ച് എല്ലാരും മടക്കിയേക്കും അവിടെ ബന്ധത്തോളം പണി മോശമില്ലേ വസയ്യൂഹ അതിനെവറാക്കി ലഹിക്കത്തൻ മറ്റുള്ളാക്കി ചിരിക്കാനും ലൈബ കളിക്കോപ്പമാക്കി ഇത് മാറ്റി മറിച്ചു നിർത്തിയിരിക്കുന്നു ബൈ ഹസിബു മിന സോഫിയത്തി മിൻ ഗൈരി ഹിസ്ബത്തിൻ അനിയത്തിൽ സാദിഖത്തിൻ وقال الشيخ ذروق رضي الله عنه പറഞ്ഞു معناه انهم عدوا منها ما ليس بقربة അവിടെ മാനുണ്ടാ ആ മാ വേണം ഇവിടെ മാനിലുണ്ടെങ്കിൽ തരീക്കത്തിൽ അവർ കണക്കാക്കി മാലയിത്തബി കുറുബത്തിൻ കുറുബത്തല്ലാത്ത പല കാര്യങ്ങളും അവർ നാക്കി ഇതിൽ കടത്തിക്കൂട്ടി എന്നിട്ട് വാഴ്ത്തക്കതു അവർ വിശ്വസിക്കുന്നു അന്നഹു കുറുബത്തിന് അത് കാര്യമായ കുറുബത്തെന്നാണ് കറക്കത്ത് പോലെ വനഹബിയത് പോലത്തത് മീൻ തവാബി തമായ് വലിജിമായ് ജിത്തിമായിന്റെയും സമായിന്റെയും തവാബിയായിട്ട് വരുന്ന പ്രപഞ്ചമാണിത് റക്കത്തും തവാജിത് മുതലാവാം അത് ഒരു കാര്യമായ സംഗതിയാണെന്ന് ഇവർ കണക്കെടുക്കുന്നത് അതിന് വല്ല കോട്ടം വന്നാൽ നീരിലേക്കണം ബഹുവായനം തലാൽ ഇതാണെങ്കിൽ അതിനും തലാലാണ് പ്രാധാന്യം കൊടുക്കണ്ടതിന് കൊടുക്കാതെ കണ്ട് കുറഞ്ഞതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും ഇൻതഹ അഹമ്മദ് സ്വറൂഖ് പറഞ്ഞു കഴിഞ്ഞു കേട്ടാ എന്നാൽ ഈ മക്കാലും ഇന്ത അലിൽ ദോക്കി ദൗക്കിന്റെ അലികാർക്ക് ആ വാക്കിൽ കുറച്ച് എത്രാതുണ്ട് ദൗക്ക് പറഞ്ഞത് കുറച്ച് എത്ര ഉണ്ട് ദോക്കിന്റെ അനിൽക്കാർക്ക് ചിലപ്പം അത് കാര്യമായിട്ടങ്ങനെ അന്നായിന്ന് വരും وقال الشيخ عبد الوارث പറയുന്നു أي نسبوا إليها من غير أن يظهر عليهم شيء من آثارها الضالة لا صدق نسبتهم നിസ്ബ ഇവരുടെ നിസ്ബ സാധിക്കാണ് എന്നറിയിക്കുന്ന ഒരു ആധാറുകൾ ഇവർ വെളിവാകില്ല ഉം. ആ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു എന്നായി ഒമ്പറും പ്രകടനമായി മാറിയുന്നത് ഹാബിദാരിക്ക അത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് ഇവർ ആക്കി ലഹിക്കത്തൻ പല ഇവത്തെ മറ്റുള്ള അത് കളിക്കാനും ചിരിക്കാനുള്ള സാധനമാക്കി ഇത്തരത്തിൽ തരീക്കത്തിന്റെ ഷറഫും അതിന്റെ മർത്തബത്തിന്റെ ഉന്നതിയും അതെപ്പം ബാക്കിയുള്ളത് തന്നെ ഇവർ ആക്കി മാറ്റിയപ്പോ അങ്ങനെ അതിന് മാത്രം